യോഗിയാണുള്ള കഴിവ് ഒരു യോഗി എൻ്റെ അടുത്ത് പറഞ്ഞു യോഗിക്ക് അങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നു അദ്ദേഹം സമാധിയാവുന്നതിന്റെ മുമ്പ് ഡെയിലി ഞാൻ പോയി കളയുന്നു കോഴിക്കോടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം ഈ വിഡ്രോയിലാണ് <clears throat> തിരിച്ചെടുക്കല്ലോ എവിടെയാണോ നമുക്ക് കൺഫേവർ ആണോ വെച്ചാൽ അവർക്ക് മനസ്സിനെ പിൻവലിപ്പിക്കാനുള്ള കഴിവാണ് ആദ്യം തിരിച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്നും അനുസരിക്കില്ല എന്ന് വെക്കാം എന്ത് പറഞ്ഞാലും നിങ്ങൾ തട്ടത്തരാ പറഞ്ഞാൽ നിങ്ങൾ ഇവനെ ഞാൻ എൻ്റെ മനസ്സിനെ പിൻവലിപ്പിക്കുക നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് എന്താ ഒരു വിഷമമില്ല അതാണ് ഈ പ്രത്യാഹാരം എന്ന് പറയുന്ന ആ അർത്ഥം മുതൽക്ക് ശരീരത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ അവിടുന്ന് വരെ പിൻവലിപ്പിക്കാനുള്ള കഴിവ് വരെ എവിടെയാണോ അൺഫേവറോട് സിറ്റുവേഷൻ അവിടുന്ന് പിൻവലിക്കാനുള്ള പ്രത്യാഹാരം സപ്ലൈ ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സാധന കുറെ കഴിഞ്ഞ് ഈ പിന്നെ പ്രത്യാഹാരം ഒക്കെ വശമായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട ഇപ്പം എന്തെങ്കിലും ഒരു സാധനം തിന്നാൻ തോന്നുകയെന്ന് വെക്കാം വേണ്ട അത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ആരെന്ത് നിർബന്ധിച്ചാലും അത് വേണ്ടാന്ന് തന്നെയാണ് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട എന്ത് വേണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ ഒക്കെ സാധിക്കുന്ന എന്തും വേണ്ടാന്ന് വെക്കാൻ പറ്റും അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ അർത്ഥ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല മനസ്സ് അൺകൺട്രോൾഡ് ആയിട്ട് ഏത് വഴിക്ക് പോകുന്നു അവിടെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ അത് പ്രയാസം ഉണ്ടാവില്ല ഇണങ്ങിയ പിന്നെ ഈ പക്ഷികളെ മാതിരി നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ കൂട്ടിൽ അടങ്ങി അവിടെ ഇരിക്കുന്നു ഒരാൾ ജോയിൻ ചെയ്തുകൊണ്ട് അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ വെച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടി അങ്ങനെ പോകും നേരെ മറിച്ച് കുറച്ചും കൂടി ഒരു ശമ്പളം കിട്ടാമെന്ന കമ്പനി എന്ന് പറഞ്ഞ ഇത് കിട്ടാൻ അവിടെ പോയി ചെന്നാൽ അവിടെ ജൂനിയർ മോസായിട്ടാണ് ജോയിൻ ചെയ്യുക പിന്നെ എത്രയോ കാലം കഴിയണം അവിടെ പ്രൊമോഷൻ അപ്പോഴേക്ക് കുറച്ചും കൂടെ ഒരു ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടുപോയാലും ഇങ്ങനെ കയറ്റം കിട്ടലുണ്ടാവില്ല നേരെ കുറച്ച് ഒന്നിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കൃഷ്ണൻ പിന്നെ മദ്രാസിലെ കൃഷ്ണൻ ആ കമ്പനിയിൽ ഇത്രയും കാലം ഉറച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ വലിയ സ്ഥാനത്തൊക്കെ എത്തി ഇപ്പോൾ കൃഷ്ണനാണ് പല സ്ഥലത്തും പറഞ്ഞയക്കുന്നതും ഇവരൊക്കെ പിന്നെ ഇപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുത്തു പിന്നെ ഇപ്പോൾ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ആ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ട് കൺസൾട്ടൻ്റൊക്കെ ആയി മാറിയിരിക്കുകയാണ് ഇവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ മാനേജർമാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഡിസ്കഷൻ ഉണ്ടാവും അപ്പോൾ അവിടുത്തെ ഒരു വി ഐ പി മാറി പിന്നെ അവിടെ തന്നെ ഒപ്പിച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ കുറേ കൂടെ കഴിയുമ്പോൾ വിശ്വസനാന്ന് കണ്ടാൽ പിന്നെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക അങ്ങനെയാണ് പോല പക്ഷെ ആളുകൾ ഉറച്ചു നിൽക്കില്ല എന്താ വെച്ചാൽ അതിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ബാക്കി കാര്യങ്ങളൊന്നും കാണില്ല നമുക്ക് ഇതിൽ നിന്ന് അതല്ലല്ലോ ഈ ജോബ് സാറ്റിസ്ഫാക്ഷനും അതിൻ്റെതായിട്ടുള്ള ഇന്നതായിട്ടുള്ള അവസ്ഥയിൽ പോകുമ്പോഴും നമ്മളൊരു കാര്യം വളരെയധികം വിദഗ്ധരായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേൽവശം വേണമല്ലോ എടുക്കാൻ അങ്ങനെ പോയി പോയി പിന്നെ നമ്മളെ കീഴിലായിരിക്കും ബാക്കിയുള്ളവരെ അപ്പൊ അവരെ വേണ്ട മാതിരി നോക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനും നമുക്കുള്ള ദുഃഖങ്ങൾ ദുരിതം അവർക്ക് കൊടുക്കാതിരിക്കാനൊക്കെ നമുക്ക് വളരെയധികം സേവനം ചെയ്യാനും പറ്റും അപ്പോൾ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും പക്ഷെ നമ്മൾ ആൾക്കാർ അധികം ഇപ്പോൾ ശമ്പളം കൂടിയ സ്ഥലത്തേക്ക് മാറി മാറി മാറി എല്ലാ സ്ഥലത്തും അടിമയായിട്ടാണ് കഴിയും ഇവിടുന്ന് വലിയൊരവസ്ഥയിലെത്തി അവിടുന്ന് വിട്ട് മറ്റേ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ഒരു രാജ്യത്തിലെ രാജാവ് മറ്റൊരു രാജ്യത്തിലെ അടിമ എന്ന് പറയുന്ന മാതിരിയാണ് അതുപോലെ ഒരു ഏകതത്വത്തെ കുറിച്ച് അതിൽ തന്നെയാണെങ്കിലും കാലക്രമേണ അതിൽ കൂടി സൂക്ഷ്മത്വം തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ട് ഒന്നിലേക്ക് പോകാൻ അതിൽ ഈ വൈദഗ്ധ്യമാണെങ്കിൽ കുറെ കാലം പിന്നീട് ഒന്നിൽ ഉറച്ചുണ്ടെങ്കിൽ അതിൽ കൂടി ഏതൊന്നിൽ ഉറച്ചാലും അതിൽ കൂടി അറ്റത്തെത്തുന്നതാണ് ഒരു സർക്കിള് പോലെയാണല്ലോ സർക്കിളിന് ഏത് വഴി പോയാലും സെന്ററിൽ എത്താൻ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള കഴിവ് കൂടുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചങ്ങനെ ചെയ്തുകൊണ്ടേ പോവുക അത്രയേ ഉള്ളൂ ഇനി ഇപ്പൊ നീ എത്ര പ്രാവശ്യം വായിച്ചാലും ശീലമാണല്ലോ പ്രധാനം അപ്പോൾ ശീലങ്ങനെ ശരി ഒരു സ്ഥലത്ത് നിന്നിട്ട് അത് ഓവർകം ചെയ്താലേ സംഗതി ശരിയാവുള്ളൂ അതിന് മരിച്ചിട്ട് ഇപ്പൊ എവിടെ പോയാലും പിന്നെ ഇതില്ലാതെ വളയില്ലാതെ ചാടാന്ന് വിചാരിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഒന്നിൽ ഉറച്ചു അതിലുള്ള ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിട്ടുള്ള വലിയൊരു കാര്യമാണ് മാറി മാറി ഗുരുക്കന്മാരെ മാറി നോക്കും സാധനാ മാർഗങ്ങൾ മാറി നോക്കും എന്നിട്ട് ഇവിടെ ഒന്നും എല്ലാം കണക്കായിരുന്നു പിന്നെ ചിലപ്പോൾ തോന്നും ആദ്യത്തെ തന്നെ ഇത് നന്നായിരുന്നു അങ്ങനെ അപ്പൊ മന്ത്രോപദേശം ഒരുപാട് ഗുരുക്കന്മാർ മന്ത്രോപദേശമായിട്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട് മെഡിക്കൽ കോളേജിലാകുമ്പോൾ സാറേ ഇതിൽ ഏതാ നല്ല മന്ത്രം <laughs> അപ്പൊ ഞാൻ പറയും ഇത് ഈ മന്ത്രം തന്ന ആളെങ്ങനെ അത് നല്ലൊരാള് സാർ എനിക്ക് വളരെ ഇഷ്ടമായി അയാൾ ഇത് അത് അത്രയ്ക്ക് ഒരു കാര്യമില്ല അങ്ങനെ അയാൾ തന്നെ പറഞ്ഞു തരും അപ്പൊ ഇതാ നല്ലതെന്ന് അല്ലേ എനിക്ക് അങ്ങനെ തോന്നി അവര് ഈ രോഗികളും ഉണ്ട് അങ്ങനെ ഈ പെപ്റ്റികൾച്ചർ ആസ്മ ഓരോ ദിവസം ഓരോരുത്തരും ഒപ്പിയായിരിക്കില്ല അവിടെയൊക്കെ പോയി ഓരോ ടിക്കറ്റ് എടുത്തിട്ട് അതൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് ഇതിൽ ഏത് മരുന്നാണ് നല്ലതെന്ന് ചോദിക്കുന്നത് ഇനിയിപ്പോ വിഭൂതിവാദം എന്ന് പറഞ്ഞാൽ സിദ്ധികളാണ് സിദ്ധികൾ അതിങ്ങനെ വായിച്ച് കേട്ടാണ് പോകാനേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മൾക്ക് അതിന് താല്പര്യമില്ല പക്ഷേ എന്താ വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കാരണം ഏതെങ്കിലും ഒന്ന് ഉണർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ളൊരു ശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ മോഹിക്കുക ഓ എനിക്കത് കിട്ടിയാലോ അത് കിട്ടിയാലോ അങ്ങനെ കന്ന് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോഴേക്ക് വേറൊരാൾ നമ്മളെ പിന്നാലെ വരുന്നു അതന്വേഷിച്ച് അപ്പൊ നമ്മൾ ഇവനെ കട്ടുണ്ടായതാന്ന് പറഞ്ഞ് പോലീസിനെ കുറിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കുഴപ്പമായി അപ്പൊ കിട്ടിയത് എന്ന് പറഞ്ഞാല് നല്ലതിനാവില്ല ചിലപ്പോ അപകടത്തിനാവും അതുപോലെയാണ് ഒരു മഴ കിട്ടി രണ്ട് കൂട്ടുകാരൻ കൂടെ ആ എനിക്കൊരു മഴ കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു നമ്മൾ ഒന്നിച്ചല്ലേ പോണു നമുക്കൊരു മഴ എന്ന് പറയാം അങ്ങനെ എനിക്കല്ലേ കിട്ടിയത് എനിക്കാ മഴ കിട്ടിയെന്ന് അപ്പോഴേക്കും അതിന്റെ ഓണർ ഓടി വന്നു ഓടി വന്ന് രണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ വരെ പിടിക്കാൻ വന്നു കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എടാ ഇപ്പൊ പിടിക്കുന്ന തോന്നുന്നു ഏയ് നമ്മളെന്ന് പറയില്ല എന്നെ ഇപ്പൊ പിടിക്കുന്നു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഒരു മുന്നോട്ട് പോയാല് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് അറിയുന്ന മഹാശക്തി ആക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ചോറ് കൂട്ടി കുറച്ചങ്ങ് കഴിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ദഹിക്കുന്നുള്ള വിശ്വാസത്തിലാണ് അത് ദഹിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെച്ചു ആ ചോക്ലേറ്റ് എന്നിട്ട് പിന്നെ ഫോറിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ആയിരുന്നു അത് മടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് തിന്നുകൊണ്ടേ കിടന്നു കണക്കിലധികം തിന്നു അവസാനം ഛർദ്ദിക്കാൻ വന്നു ഛർദ്ദിക്കാൻ വന്ന സമയത്ത് അടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയി ഛർദ്ദിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു ചെറുപ്പക്കാരൻ ഡോക്ടറെ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു അതോടുകൂടി ഈ ഇതൊക്കെ ഉള്ളിൽ കിടന്നിട്ട് ദഹിക്കാതെ പിറ്റേ ദിവസം അതിൻ്റെ പോയ്സണസ് ആയിട്ട് ശ്വാസകോശത്തു നിന്ന് ഈ ചോരയും കലർന്ന ഫ്ലൂയിഡ് ഇങ്ങനെ വരാറുണ്ട് എന്നൊരു കാഷ്വാലിറ്റി കൊണ്ടുവരുന്നത് ഞാനന്ന് കാഷ്വാലിറ്റിയിലുണ്ട് ഒമ്പത് വയസ്സായിരുന്നു പെൺകുട്ടിയാണ് കൊണ്ടുവന്ന് കുറച്ചിങ്ങനെ ഞങ്ങൾ അടിയന്തരമായിട്ട് അതിന് ഈ ലങ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി റെഡിയായിട്ടൊരു കാർഡിയക് ഫെയിലായിട്ട് മരിച്ചു അപ്പോൾ ആ ഛർദ്ദിക്കുന്ന സമയത്ത് അത് നിർത്താതിരുന്നാൽ മതിയായിരുന്നു എന്നാൽ ഈ അധികമുള്ളത് ദഹിപ്പിക്കാൻ കഴിയാത്തൊക്കെ ഛർദ്ദിച്ച് കളയും അത് ശരീരത്തിന്റെ ഒരു വിവേകമാണ് ദഹിച്ചതല്ലേ അവിടെ പറ്റും ആശുപത്രി കൊണ്ടുപോയത് അപ്പോൾ ഛർദ്ദി നിൽക്കാനുള്ള ഇഞ്ചക്ഷനും ഞാൻ ഗുരു പറയുന്നത് ഇപ്പോൾ യോഗ സെൻറ്ററിലാകുമ്പോൾ പതിവായിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഈ സമയത്ത് വരും വന്നിട്ട് എല്ലാം ബെഡ്ഷീറ്റിലാണ് കിടക്കുകയാണ് എന്നിട്ട് അവിടെ ഗുരു പറയാണ് ആ പറയുന്നതനുസരിച്ച് അങ്ങനെ മനസ്സിലായതിനനുസരിച്ച് ആയിക്കോളും അവർ വെറുതെ കടന്നു കൊടുത്താൽ മതി അവൻ മെഡിറ്റേഷനും യോഗനിദ്രയൊക്കെ ഒന്ന് ചെയ്യും പിന്നെ റൈക്കി അത് ഇതൊക്കെ എല്ലാം യോഗാസനങ്ങൾ ഡെയിലി രാവിലെയും വൈകിട്ടും ഇടുന്ന നേരമാണ് തടകലുള്ളൂ ഏകാഗ്രമാക്കി നിർത്തുന്നതാണ് ധാരണ എന്ന് പറഞ്ഞാൽ ആ ഏതൊന്നിലാണോ നമ്മൾ നമ്മളെ ഏകാഗ്രപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് അതും ഞാനും തമ്മിലുള്ളതായ താതാത്മ്യപ്പെടലാണ് ധ്യാനം പിന്നെ ധ്യേയ വസ്തു ഏതാണോ അത് മാത്രം പ്രകാശിക്കുകയും ഞാൻ എന്നെ മർദ്ദം ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഈ മൂന്നെണ്ണപ്പോൾ ഉപയോഗിക്കാൻ അതും ഇതും തമ്മിൽ വ്യത്യാസമല്ലാതെ അപ്പോൾ പിന്നെ ആഴ്വഞ്ചേരി തമ്പ്രാക്കളെ പിന്നെ വേട്ടക്കര അവിടെ പൂജ തുടങ്ങും എടുത്ത് ഇങ്ങനെ കുറേ നേരം എടുക്കുമ്പോഴേക്ക് പിന്നെ കാണാൻ സ്വന്തം തലയിൽ അവിടെ താതാത്മ്യം വന്നു അത് ധ്യാനമായി പിന്നെ കുറേ കഴിയുമ്പോൾ താരെല്ലാം മറന്ന് ആ മൂർത്തി മാത്രമായിട്ട് കറങ്ങുന്നതായിട്ടുള്ള അവസ്ഥ അത് സമാധി ലക്ഷണം സ്വരൂപങ്ങൾ മാത്രം അതായത് ധ്യേയവസ്തു മാത്രം ശോഭിക്കുകയും താൻ തന്നെ മറക്കുകയും ചെയ്യുന്നതായുള്ള അവസ്ഥ സമാധി ധ്യാനത്തിന്റെ സംയമം അതായത് പിന്നെ ഒരു ദേശബന്ധയിത്യ ധാരണ തത്ര ഏകദാനത ധ്യാനം തദൈവ അർത്ഥമാത്ര നിർഭാസ സ്വരൂപ ശൂന്യമേവ സമാധി ഈ മൂന്നും ഉണ്ടല്ലോ അതായത് ധാരണാധ്യാന സമാധി ഇത് ഒന്നില് അങ്ങ് വരലാണ് എന്ത് സംയമം സംയമം എന്ന് പറയുന്നത് ഈ സംയമം നമ്മൾ ചീരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഇതിൽ പറയുന്ന എല്ലാ സിദ്ധികളും അതിൻ്റെ ശേഷമുള്ളതാണ് അപ്പോൾ സംയമം എന്ന് പറഞ്ഞാൽ സംയമം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സെൽഫ് കൺട്രോൾ എന്നാണ് പറയാം അവനവനെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല ഇവിടെ പതഞ്ജലി മഹർഷി പറയുന്നത് ധാരണാധ്യാന സമാധി ഈ മൂന്നും ഒന്നിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനാണ് തുല്യ നമ്മൾ വിവരിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് വാക്കിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിരോധിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചായി പറയുന്നതൊക്കെ ദേശബന്ധ യുദ്ധസ്യ ധാരണ അതായത് ഒന്നിൽ മനസ്സിനെ നിർത്തി ശീലിക്കാം അപ്പോൾ അതിൽ മനസ്സിന് ഒരു രസം കൊടുക്കും പിന്നെ അതിന് വിട്ടുപോരാൻ തോന്നില്ല മനസ്സിന് അങ്ങനെ അതിൽ നിന്ന് നിന്ന് നിന്ന് അതിൽ തന്നെ വിലയം പ്രാപിച്ചു വിലയം പ്രാപിച്ചു ആ ദേവത്വം ധ്യാനിക്കുന്ന ആളും തമ്മിൽ ഒരു താതാത്മ്യം വരും അതും കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ തന്നെ മറന്നിട്ട് ആ ദേവത്വം മാത്രമേ അതിന് ശേഷമുള്ള തപ്പി പറയുന്നു അപ്പൊ അവിടെ ഇണക്കം വന്നു പിന്നെ പരിണാമം ഈ മനസ്സിനൊക്കെ ഈ ചിത്രത്തിന്റെ വൃത്തികൾക്ക് പരിണാമം സംഭവിക്കുന്നു അതോടുകൂടി നമ്മുടെ നിർത്തി ഇങ്ങനെ ശീലിച്ചാൽ തനിയെ ആകർഷിക്കപ്പെട്ട അതിൽ വിലയം പ്രാപിച്ചു ഏകദാനന്ദ വരും പിന്നെ അതിന്റെ മാത്രം ഭാനായി തന്നെ മറക്കലുമായി ഇതോടുകൂടി കഴിഞ്ഞു എന്നാണ് ധർമ്മപരമായിട്ട് അതിന് പരിണാമം സംഭവിക്കും അതിന്റെ ധർമ്മത്തിൽ പണ്ട് ഇന്ദ്രിയങ്ങളുടെ ധർമ്മം എന്തോ അതായിരിക്കില്ല പിന്നത്തെ പിന്നെ ലക്ഷണം ആദ്യ ഇന്ദ്രിയം എന്തെല്ലാം ലക്ഷണങ്ങളെ കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് അപ്പൊ മാറി മാറിപ്പോയി എന്നർത്ഥം ഒക്കെ വ്യത്യാസം നമ്മുടെ സംസ്കാരം മാറി എന്നർത്ഥം അവസ്ഥാപരിണാമം അതേ തന്നെ പലതര അവസ്ഥകളുണ്ടല്ലോ നമുക്ക് അതിൽ ഓരോ അവസ്ഥയിലും നമ്മൾ പണ്ട് പ്രാകൃതമായിട്ട് പെരുമാറിയിരുന്ന അവസ്ഥയൊക്കെ മാറി മാറിയിട്ടിപ്പോ കുറച്ചും കൂടി ഒരു സംസ്കരണത്തോടു കൂടി പെരുമാറാൻ തുടങ്ങി ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതാണ് അതേ ഈ പരിണാമം എന്ന് പറഞ്ഞില്ലേ പരിണാമം എല്ലാ ലെവലിലും കാണുന്ന അതിൽ വിതച്ചിട്ടുണ്ട് ആണെങ്കിൽ വായിച്ചോളാം രംഗത്തും ആ പരിണാമം കാണും മനസ്സിന് ഒരു അടക്കം കിട്ടി മനസ്സിലയം പ്രാപിച്ച ഒരാൾ സംസാരിക്കുന്നു എന്തോ ഒരു ശാന്തത മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എന്തോ ഒരു ശാന്തത എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ ആ മാറ്റം കാണാൻ അടുത്ത് പോയി ഈ ബേസിക് കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഉന്മേഷമാണ് അവിടെ ഞങ്ങൾ കരീമിന്റെ ഭാര്യ അങ്ങനെയായിരുന്നു പുറത്തേക്ക് നോക്കില്ലായിരുന്നു അങ്ങനത്തെ സ്ത്രീ ഇപ്പോൾ അങ്ങാടി പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു സ്റ്റേജിലൊക്കെ കയറി പ്രസംഗിക്കാമെന്ന് ഒരു മടിയില്ല ആകെ ആ പരിണാമം വന്നു ആ സ്ത്രീ അവര് വീട്ടിലാ താമസിക്കുക അവര് കാറിലാ സഞ്ചരിക്കുക ഈ പിന്നെ എയിംസിലെ പ്രൊഫസറാണ് കരീം കരീമും കരീമിന്റെ ഭാര്യ എന്നിട്ട് രവിശങ്കറിന്റെ കൂടെ ഈ ടി വിയിൽ കണ്ടിട്ട് അവിടെ കണ്ണൂരിലുള്ളതായ പള്ളിക്കാർ മുഴുവൻ ഇയാളെ എക്സ് കമ്മ്യൂണിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു പക്ഷെ അയാൾ വലിയ ഹൈ ലെവലാവുകൊണ്ട് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പ്രകടാവാതിരിക്കുക പിന്നെ പ്രകടാവുക പിന്നെ അത് ലയിച്ചു പോവുക ക്ഷേത്രമൊക്കെ അതിന് ഉദാഹരണങ്ങളാണല്ലോ അപ്പോൾ ഒരു മണ്ണ് മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ കലുണ്ട് ചട്ടിയുണ്ട് എല്ലാം ഉണ്ടല്ലോ പക്ഷെ അത് പുതിയതല്ലാതെ കിടക്കുക അവർ വെള്ളത്തിലാണെന്ന് പറയുമ്പോൾ അത് വേവ്സ് ഒക്കെ ഉള്ളതാണ് പക്ഷെ അതൊന്നും പ്രകടമാവുന്നില്ല പ്രകടമാവുക ഒരവസ്ഥയിൽ പിന്നൊക്കെ കെട്ടടങ്ങ കഴിഞ്ഞാൽ പിന്നത് ബാക്കി ശേഷിച്ച ഭാഗങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സർവഭൂതജ്ഞാനം ഭാവി മുതൽ വർത്തമാനത്തെ അറിയാറാവുന്നതാണ് ധാരണ ധ്യാന സമാധി മൂന്നിലും സംയമം സംയമം കൊണ്ട് തന്നെ ഇത് മുഴുവനും അറിയാറാവുന്നു ഉറുമ്പുകളൊക്കെ സംസാരിച്ചു എന്നാണ് അദ്ദേഹം പോണ സമയത്ത് ഉറുമ്പുകൾ കരഞ്ഞു എന്നാണ് ഉറുമ്പും കൂട്ടത്തിന്റെ അടുത്തൂടെ ആയിരുന്നു പോയിരുന്നത് അപ്പൊ അദ്ദേഹം അടുത്തോട്ട് തിരിഞ്ഞു ഒരു കിലോമീറ്റർ പോയി പിന്നെ വലത്തോട്ട് ഇരുന്ന് ജനറൽസ് ഒക്കെ പറഞ്ഞു ഇതാണ് ശരിയായുള്ള വഴി എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അല്ല അതിൻ്റെ പോകാം എന്നിട്ട് അപ്പുറം പോയതിന് ശേഷം വീണ്ടും ഈ സമാന്തരമായിട്ട് വന്നിട്ട് പിന്നെ മുന്നോട്ട് അപ്പോൾ അവിടെ ഉറുമ്പും കൂടെ ഉണ്ടായിരുന്നു അവർ സംസാരിച്ചു എന്നാണ് ഞങ്ങളുടെ കാര്യം അപ്പോൾ അത് ഇയാൾ കേട്ടു കേട്ടപ്പോൾ അവർ പരിമാറിപ്പോയി സോളർ ഈ പിന്നെ ഓരോ ജീവരാശികളുടെയും ശബ്ദത്തിൻ്റെ പിന്നെ വൈവിധ്യത്തിൽ സംയമം സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവും സംസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളെ അറിയാൻ പറ്റുള്ളൂ മൂന്ന് പ്രാവശ്യം നിയമത്തെ എന്നെ തട്ടിക്കളയും തള്ളി പറയുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുന്ന ഒരാളെ ഒറ്റ കൊടുക്കുന്നു അത് മുമ്പോട്ട് പറഞ്ഞല്ല വരാൻ പോകുന്നല്ലേ അയം അത് അല്ലെ അയം ആത്മാ ആ ആത്മാവ് പ്രത്യയം പ്രതി അയം അതിന്റെ നേരെ നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ നടക്കാം അത് വ്യക്തമായി വരുന്നു അതായത് പിന്നെ അത് അറിയേണ്ടത് എന്താണ് ഒരാളുടെ പരഹിത ജ്ഞാനല്ലേ പരഹൃദയ ജ്ഞാനത്തെ സംബന്ധിച്ച് നമ്മൾ സങ്കല്പിച്ച് അതിൽ നമ്മുടെ ദേശബന്ധയുക്തസ്യ ധാരണ ധ്യാന സമാധി കൊണ്ടുള്ള സംയമം ഉണ്ടല്ലോ ആ സംയമം അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അത് വെക്കുന്നതാണ് അപ്പൊ പ്രത്യേകം ഇവിടെ പ്രത്യേക ഒരു അവസ്ഥയിൽ എത്തിയാൽ എല്ലാവരുടെയും ചിത്രത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അവിടെ മനസ്സിലെത്തുമ്പോഴാണ് പ്രത്യേകം പ്രത്യേസ്യ എന്ന് പറഞ്ഞാൽ അതായത് ഏതൊരു അവസ്ഥയിൽ നിന്ന് നോക്കിയാലാണ് എല്ലാവരെയും ഉള്ളറിയാൻ പറ്റുക ആ അവസ്ഥയെ പ്രാപിക്കുക അതിനെ പ്രത്യേകം എന്ന് പറയണേ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന അർത്ഥം ഓരോരുത്തരും വെവ്വേറെ നല്ല ഇപ്പോ ഒരു രോഗി തേക്കുന്ന കൊണ്ട് രോഗിയെ കണ്ടു അതിനെ തട്ടി മാടി പഠിച്ചു എം ബി ബി എസ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു തേക്കുന്ന വേറൊരാൾ വീണാലും ഈ അറിവ് മതി ആളെ ചികിത്സിക്കാൻ അതായത് ഇയാളെ ചികിത്സിച്ച് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അതായത് പിന്നെ കോഴി ഞാൻ പുള്ളാന്ന് വിചാരിച്ചിട്ട് കോഴിയെ കാണുമ്പോഴേക്ക് ഓടുകയാണ് അപ്പോൾ സൈക്കാട്രിസ്റ്റ് ചികിത്സയൊക്കെ കൊടുത്ത് അവസാനം കുഴിയല്ല മനുഷ്യനാണെന്നൊക്കെ തെളിയിച്ചു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി കോഴിയെ കണ്ടപ്പോൾ ഇയാൾ ഓടി എന്താ ഓടുന്നു വെച്ചപ്പോൾ അല്ല എനിക്ക് അറിയാം ഞാൻ മുഴുവല്ലാന്ന് പക്ഷേ കോഴിക്കത് പറഞ്ഞു കൊടുത്തിട്ടില്ല അതുപോലെ ഞാൻ നിങ്ങളെ ചികിത്സിച്ച് ചികിത്സിച്ചിട്ടില്ലല്ലോ ഞാൻ വേറെ രോഗികളെ പഠിച്ചു പഠിച്ചിട്ടുള്ളത് അവർ വന്നാൽ ഞാൻ ചികിത്സിക്കുന്നു പറയാറില്ല ഒന്നിനെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിനും ബാധകമാണ് അപ്പൊ പരഹൃദയ ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഒരു അവസ്ഥ ഉണ്ട് ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പരൻ പരന്റെ ഹൃദയത്തെ അറിയാനുള്ള കഴിവുണ്ടാവും അത് ജന്തുക്കളുടെ ആണെങ്കിലും ശരി മൃഗങ്ങളുടെ ആയാലും ശരി മനുഷ്യന്റെ ആയാലും ശരി അപ്പൊ അതിന് ഒരു പാമ്പ് ഇങ്ങനെ പോകാൻ എന്താണ് അതിപ്പോ ഉദ്ദേശിക്കുന്നത് അറിയാൻ പറ്റുക വരഹൃദയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോ പിന്നെ ഇത്രയും ഏകത്ര സംയമെന്ന് എന്ന് ആ സംയമി ആയിട്ടുള്ള ഒരാള് പിന്നെ ഒരാൾ എന്താണ് ചിന്തിക്കുന്നു അങ്ങോട്ട് സങ്കല്പിച്ചാൽ മതി അത് വ്യക്തമായി കിട്ടും പരഹൃദയജ്ഞാനം പറഞ്ഞാല് എല്ലാവരെയും അറിയാൻ ഏതൊരവസ്ഥയെ പ്രാപിച്ചാലാണ് സാധിക്കുക ആ അവസ്ഥ ഓരോന്നിനും വെവ്വേറില്ല എന്നെ മതി എല്ലാറ്റിനും ആ വൃത്തിയായിട്ട് താതാത്മ്യപ്പെട്ട് അതാത് കാര്യങ്ങൾ ഒരു ധർമ്മം പോലെ ഏറ്റെടുക്കാൻ യോഗിക്ക് കഴിയും അവനെ തീരുന്നു മെനക്കെടുമില്ല അതാണ് കുടീജകൻ ബഹൂതകൻ ഹംസൻ പരമംസൻ സന്യാസി അവസൂത് എന്നോരോരുത്തർ ഓരോ മാതിരി അയച്ചാണ് നിർവക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ ആൾക്ക് സ്വരൂപജ്ഞാനുണ്ടല്ലോ ഈ സ്വരൂപം ഈ കാണപ്പെടുന്ന വ്യക്തിയിലും ഇയാളിലും ഒന്നാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്വരൂപം അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്വരൂപം ഒന്നാണ് അപ്പൊ എന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് അതുപോലെ അയാളുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാനുള്ള കഴിവുണ്ടെന്നാണ് അതാണ് ഇപ്പൊ കടൽക്കോട്ടിൽ കൈയിട്ടോളും നിന്നെ കടലിൽ കുത്തില്ല എന്ന് പറഞ്ഞാൽ ആ കടലിന്റെ ഉള്ളിലുള്ള അന്തര്യാമി എന്റെ അന്തര്യാമി ഒന്നാണ് അത് ഞാൻ സാക്ഷാത്കരിച്ചു അപ്പൊ എനിക്ക് കടലിന്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ആ കടലിന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് കിട്ടുന്നു അത് അപ്പപ്പുള്ളതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇയാൾ ഇരിക്കുന്നത് അല്ലാതെ ഓരോരുത്തരുടെയും വെവ്വേറെ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് വെവ്വേറെ പഠിക്കേണ്ട ആവശ്യമില്ലാന്ന് ഡിഗ്രി എടുത്തു കഴിഞ്ഞാല് എല്ലാ കോളേജിലും ആ ഡിഗ്രിക്ക് അതേ സിലബസ് ആണ് ഓരോന്നിനും വെവ്വേറെ പോയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അതിൽ ഓരോന്നിന്റെയും ഓരോ അവസ്ഥയിലുള്ളതും വെവ്വേറെ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു യോഗിക്ക് കാരണം യോഗി ഇതിന്റെ അടിസ്ഥാനപരമായ ചിത്തവൃത്തി നിരോധം വന്നിട്ടുള്ള ഒരാളാകൊണ്ട് ഈ സ്വരൂപത്തിലാണ് അയാളുടെ അവസ്ഥ ഈ സ്വരൂപമാണ് എല്ലാ ജീവരാശികളിലും സെയിമാണ് ഇയാൾ തന്നെയാണ് എല്ലാവർക്കും അതുകൊണ്ട് അതിന്റെ അപ്പപ്പുള്ള കാര്യങ്ങളൊന്നും അറിയാനും ഇയാൾക്ക് വേറെ പ്രത്യേകം പ്രയത്നം ആവശ്യമില്ല ഇവിടെ തന്നെ അറിയാം അതായത് അകത്തിരുന്ന് പുറത്തെ കാര്യം അറിയും പുറത്തിരുന്ന് അകത്തെ കാര്യം അറിയും ഇവിടെ ഇരുന്ന് ദൂരമുള്ള അറിയും ദൂരം ഇവിടെ ഉള്ള കാര്യം അറിയും എന്നൊക്കെ പറയുന്നത് ഈ ജാതത്തിൽ കാണാൻ വയ്യാതെ എത്താൻ പറ്റും കാരണം എന്ന് വെച്ചാല് എനിക്കിപ്പോ നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങളെ മേലെ തട്ടിയ പ്രകാശം എന്റെ കണ്ണു കൂടി എന്റെ തലച്ചോറ് അപ്പോ എന്നാലേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങളെ വൈബ്രേഷൻ അങ്ങ് മാറ്റി നിൽക്കാം നിങ്ങളെ വൈബ്രേഷൻ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തട്ടി വരുന്നതായ പ്രകാശത്തിന്റെ വൈബ്രേഷൻ മാറി മാറി കഴിയുമ്പോ ആ പ്രകാശത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പൊ അങ്ങനത്തെ ഒരാൾ കൂടെ ഉണ്ടെന്നേ അറിയില്ല അത് പിന്നെ മന്ത്രസിദ്ധി കൊണ്ടും സങ്കല്പ സിദ്ധി കൊണ്ടും ഒക്കെ പറ്റുന്നതാണ് ഇവിടെ എത്രയോ മഹാത്മാക്കൾ സഞ്ചരിച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്നില്ല ചില ആളുകൾക്ക് ചിലപ്പോൾ എന്തോ ഇവിടെ ഒന്ന് വരസ്യമായി തോന്നുന്നുണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട് നായക്കളാണ് അകാരണമായിട്ട് ഇങ്ങനെ വരലും കറുത്ത നായ്ക്കളൊക്കെ കാണുന്ന സമയത്താണ് കറുത്ത നായ്ക്കളോ ഈ ഉച്ച ഇതിനൊക്കെ തത്ത ഇതിനൊക്കെ ഈ മിസ്റ്റിക്കായിട്ടുള്ളത് കാണാനുള്ള കഴിവുണ്ട് ഓറ കാണാനും കഴിവുണ്ട് അപ്പൊ അവരിങ്ങനെ ചിലപ്പോ ആകാശിക്ക് നോക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ എലിമെന്ററി ഫിഗേഴ്സ് അതിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നടക്കുന്നുണ്ടാവും നേരം പൊളിച്ചാകുന്നവരെ ആകാശത്ത് നോക്കി പരത്തുന്ന ഒരു തരം പട്ടികളുണ്ടല്ലോ അതാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ കൂടി കൈവാങ്ങുറയും പുട്ടപർത്തിയിൽ യു ആർ ഓൺലി യൂസ് എന്ന് ത്രോ ഈ മോർ അൺസീൻ ദെൻ സീൻ എന്നൊക്കെ കണപ്പുറത്തേക്കാളും അധികം കാണപ്പെടാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ കാണാൻ പറ്റുമായിരിക്കും ഈ ഓറ കാണാറായി കഴിഞ്ഞാൽ തന്നെ ഒരാൾ വരുമ്പോ ആളല്ല കാണാൻ അയാളുടെ ചുറ്റുപാടുള്ള ഓറയെ കാണാം അപ്പൊ നമുക്കത് അപ്പൊ ആ ഓറയുടെ കളർ നോക്കിയിട്ട് എന്ത് ജാതിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും സവർണനോ അവർണനോ ബ്രാഹ്മണനോ അബ്രാഹ്മണനോ ഒക്കെ തിരിച്ചറിയാൻ പറ്റും പുറമെ അരിഷ്ട ഓരോന്നും കാണുമ്പോൾ ഓരോന്നെ ലക്ഷണങ്ങൾ അതായത് വെള്ളം ഉരുണ്ടി ആടുന്നു നനയുന്നില്ല നിനക്ക് നിറം തലയിൽ ചോപ്പിച്ചിൽ വരുന്നു കണ്ണിന്റെ മേൽഭാഗം പിന്നെ വെള്ള ഇങ്ങനെ കാണുക മേലോട്ട് നോക്കുമ്പോൾ പിന്നെ കയ്യും കാലൊക്കെ നമുക്ക് ഞാൻ അറിയാതെ ഇറങ്ങുന്നതെന്ന് തോന്നുക അങ്ങനെ കുറേ അരിഷ്ട ലക്ഷണങ്ങളുണ്ട് അപ്പോൾ മരണസമയവും മരണത്തിന്റെ കാരണമൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് കഴിഞ്ഞ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇനി ബാക്കി എത്ര കർമ്മങ്ങളുണ്ടെന്നൊക്കെ അറിയും അതിന് കഴിയുമ്പോൾ ഇനി ഇന്ന കർമ്മം കൂടി ഉണ്ടാകുന്നു കഴിഞ്ഞാൽ ഈ ശരീരം ഒഴിവാക്കാം എന്ന് ശിക്ഷ ഒരു ആഴ്ചയും കൂടി ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജയിലിൽ വിട്ട് പോകാന്ന് പറയുന്ന മരണയാണ് ഇത്രയും കൂടി ഉള്ളത് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് എനിക്ക് കട്ടിലായിട്ട് പോവാം എന്നാണ് അപ്പൊ മരണ ഭയമല്ല ജയിലിന് പുറത്തു പോകണമായിട്ടുള്ള സന്തോഷമാണ് അപ്പൊ ഇത്ര കർമ്മം കൂടി ഉള്ളു ബാക്കി അവർക്ക് അറിയാറാവും അറിവാകുമ്പോൾ അവർ സന്തോഷമായിട്ട് വേഗം ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത് മൈത്രാദിഷു ബലാനി മൈത്രി തുടങ്ങിയ ഭാവങ്ങളിൽ ഉണ്ടായാൽ അവ ബലവത്തരങ്ങളാകുന്നു സുഖിയായിരിക്കുന്ന ഒരാളിൽ ഭാവത്തെ വളർത്തി അതിനെ സമയം കൊണ്ട് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ അയാളെ അത്യന്ത സുഖിയാക്കി തീർക്കാനും ദുഃഖിയായ ഒരാളിൽ കാരുണ്യത്തെ വളർത്തി അതിനെ സമയവും കൊണ്ട് സാക്ഷാത്കരിക്കുമ്പോൾ യോഗിക്ക് അത്യന്ത കരുണാശാലി ശീലനായി തീർന്ന അയാളുടെ ദുഃഖത്തെ അകറ്റാനും കഴിയുന്നു ഒരുപാട് ഇപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം അവിടെ പ്രത്യേക ജോലിയൊന്നുമില്ല പക്ഷെ അവിടെ ഇങ്ങനെ ആശ്രയിച്ച് ഇങ്ങനെ കഴിയാണെന്ന് ആരും അറിയുന്നില്ല എന്നൊക്കെ മൈത്രിയാദീഷു ബലാവി ബോംബെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഭയങ്കര വലിയൊരു ഗ്യാങ് അവിടെ കൽക്കട്ടയിൽ പോയി അവിടെയുണ്ട് പിന്നെ സുൽദാസിന്റെ കെയർ വലിയൊരു ഗ്യാങ് പിന്നെ മറ്റേ വലിയ കക്കി ഭഗവാന്റെ അടുത്ത് പോയാൽ അങ്ങനെ അപ്പൊ അതിന് സത്യസായി ഭഗവാനെ നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള വലിയ ജഡ്ജും അവരൊക്കെ അങ്ങനെ അപ്പം എത്രയോ കണക്ഷൻസ് ഉണ്ടല്ലോ ആ ഒക്കെ വിചാരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വലിയൊരു ശക്തി ഉള്ളിൽ തോന്നുന്നു ബാധിക്കല്ല മൈത്രിയാദിഷു അപ്പോൾ മൈത്രി ഉണ്ടാക്കലാണ് അപ്പൊ യോഗിക്ക് അവസ്ഥയില് കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ വരെ മൈത്രിയാണ് കാരണം അഹിംസാ പ്രതിഷ്ഠായ തൽസന്നിധ വൈരത്യാഗം എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പൊ സർവരും മൈത്രിയാണ് ശകുന്തള ഉദാഹരണം പറയാറുണ്ട് ത്രികാലജ്ഞാനിയാണ് അച്ഛൻ വളർത്തച്ഛൻ ത്രികാലജ്ഞാനി ത്രികാലജ്ഞാനിയാണ് പിന്നെ സ്വർഗനാരിയാണ് അമ്മ പിന്നെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അടുത്ത മഹാചക്രവർത്തിയാണ് ഭർത്താവ് മഹാചക്രവർത്തിയാണ് പിന്നെ കൂട്ടുകുടുംബാദികൾ ആരാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ വളർത്തിയത് അപ്പൊ ഇങ്ങനെ എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു സെക്കൻഡ് പോലും കണ്ണീര് പറ്റിയിട്ടുള്ള സമയം ഉണ്ടായിട്ടില്ല സൗന്ദര്യ അവസാനം കുട്ടീനെ കൊണ്ട് അവിടെ ചെന്നു പിന്നെ ചെന്ന സമയത്ത് അവിടെ പിന്നെ ഇത് അങ്ങയുടെ പുത്രനാണ് പിന്നെ യുവരാജാവ് അഭിഷേകം ചെയ്താൽ എന്ന് പറഞ്ഞ സമയത്ത് ദുഷ്ടരാക്ഷസി തിഷ്ടവാ ഗച്ഛവാ എന്നാണ് പറയുന്നത് നീ ഇരിക്കണമെങ്കിൽ ഇരുന്നോ പോണെങ്കിൽ പോവാം വേണ്ടാത്തവൻ പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ട ദുഷ്ട താമസിക്കുന്നു അപ്പോഴാണ് അവൾ ചോദിച്ചത് എല്ലാം അറിയുന്ന ഒരു പുരാണമുനി അവനാൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത അങ്ങ് ഓർമ്മിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഉണ്ടാവുന്നു പോയില്ലേ അപ്പോൾ ശകുന്തള ഉദാഹരിക്കാറുണ്ട് എല്ലാ വിഭവതികളും നടന്നിട്ട് അതിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ജീവന്റെ ഘട്ടം ഗതി എന്താകുന്നത് ബലേഷു ഹസ്തി ബലാദി ബലാദീനി ആനയിൽ സമയമാണെങ്കിൽ ആനയുടെ ശക്തി വിട്ടത് പിന്നെ പ്രവൃത്തിയാലോകാന്യാസാൽ സൂക്ഷ്മ വിവാഹിത വിപ്രകൃഷ്ടജ്ഞാനം ജ്യോതിഷ്മതി വൃത്തിയിലുള്ള സംയമം കൊണ്ട് സൂക്ഷ്മ വിവാഹിത പ്രകൃഷ്ടജ്ഞാനം അതായത് സൂക്ഷ്മ വിഷയങ്ങളുടെയും അദൃശ്യ വിഷയങ്ങളിലെയും ജ്ഞാനം ഉണ്ടാകുന്നു മൂന്ന് തരത്തിലുള്ള വസ്തുക്കൾ സാധാരണ ജനങ്ങൾക്ക് ഇന്ദ്രിയ ഗോചരങ്ങളല്ല അത്യന്തം സൂക്ഷ്മങ്ങളായ പരമാണുക്കൾ മഹത്തത്വം പ്രകൃതി തുടങ്ങിയവ ദേശാന്തരത്തിൽ ഉള്ളവ അതായത് സമുദ്രത്തിന് അടിയിലുള്ള രത്നങ്ങൾ ഭൂമിയിലുള്ള നിധികൾ വിദൂര ദേശത്തിലുള്ള വസ്തുക്കൾ ഇവ മൂന്നും സാധാരണ ജനങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരങ്ങളല്ല എന്നാൽ യോഗി ജ്യോതിസ് സംയമത്തെ പ്രാപിച്ചാൽ ആ ജ്യോതിർ പ്രവർത്തി കൊണ്ട് പറയപ്പെട്ട മൂന്നരം വസ്തുക്കളെയും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും ഭുവനജ്ഞാനം സൂര്യ സമയമാണ് ആദിത്യങ്ങളിലുള്ള സംയമം ഹേതുവായി ലോകത്തിന്റെ മുഴുവൻ അറിവ് ഉണ്ടാകുന്നു പുരാണങ്ങളിൽ പതിനാല് ലോകങ്ങളുടെ വർണ്ണനമുണ്ട് അവയിൽ ഒന്ന് മാത്രമാണ് ഭൂലോകം ഭൂലോകവാസിയായ മനുഷ്യന് ഭൂ ഭൂലോകത്തെയല്ലാതെ മറ്റു ലോകങ്ങളെ കാണാനുള്ള കഴിവില്ല കഴിവില്ലല്ലോ എന്നാൽ ആദിത്യങ്ങൾ സംയമത്തെ പ്രാപിക്കുന്ന യോഗിക്ക് പ്രസ്തുത പതിനാല് ലോകങ്ങളുടെയും അറിവുണ്ടാകുന്നു ചന്ദ്രയെ താരാവ്യൂഹജ്ഞ ചന്ദ്രങ്ങളിലുള്ള സംയമത്താൽ എല്ലാ നക്ഷത്ര മണ്ഡലങ്ങളുടെയും അറിവുണ്ടാകുന്നു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഗതിയെയും സ്ഥിതിയെയും സാധാരണ ജനങ്ങൾക്ക് കാണാൻ വയ്യ ഗണിതശാസ്ത്രത്തിൽ കൂടെ ആണല്ലോ അതിനെ അറിഞ്ഞു വരുന്നത് എന്നാൽ ചന്ദ്രനിൽ സംയമത്തെ സാധിക്കുന്ന യോഗിക്ക് അവയെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നു ധ്രുവേ തൽഗതി ജ്ഞാനം ധ്രുവ നക്ഷത്രത്തിൽ സംയമം സാധിച്ചാൽ നക്ഷത്രത്തിന്റെ ഗതികളെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നു ധ്രുവ നക്ഷത്രം നിശ്ചലമാണ് എന്നാൽ എല്ലാ നക്ഷത്രങ്ങളുടെയും ഗതിയും ധ്രുവ നക്ഷത്രത്തോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ ധ്രുവ നക്ഷത്രത്തിലുള്ള സമയവും കൊണ്ട് എല്ലാ നക്ഷത്രങ്ങളുടെ ഗതിയെയും സ്ഥിതിയെയും പൂർണ്ണമായും സൂക്ഷ്മമായും അറിയാൻ കഴിയുന്നു നാഭീചക്രേ കായവ്യൂഹജ്ഞാനം നാഭീചക്രത്തിങ്ങൾ ഉള്ള സമയമം കൊണ്ട് കായ ശരീരസ്ഥിതിയുടെയും പരിപൂർണമായ അറിവുണ്ടാകുന്നു നാഭിയാണ് ശരീരത്തിന്റെ കേന്ദ്രസ്ഥാനം കണ്ഠേ കൂപേ നിവർത്തി കണ്ഠകൂപത്തിൽ സമയം സാധിക്കുന്നത് കാരണം വിശപ്പും ദാഹവും ഇല്ലാതായിത്തീരുന്നു നാവിന്റെ ഉള്ളിലെ അറ്റത്ത് ഏറ്റവും സൂക്ഷ്മമായ ഒരു തന്ത തന്തു ഉണ്ട് അതിനെയാണ് ജിഹ്വാമൂലം എന്ന് പറയുന്നത് നാവിൻ്റെ ആഴിവേരെന്നർത്ഥം അതിൻ്റെ അടിയിൽ കണ്ഠവും കണ്ഠത്തിൻ്റെ അടിയിൽ കുഴിയുമാണ് അതിനെ കണ്ഠകൂപം എന്ന് പറയുന്നു അതിൽ സമീപത്തെ പ്രാപിച്ചാൽ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഉപദ്രവം കേവലം ഇല്ലാതാവും കണ്ഠകൂപത്തിൽ നിന്നാണ് പ്രാണചലനം ആരംഭിക്കുന്നത് പ്രാണന്റെ ചലനം കൊണ്ടാണ് വിശപ്പും ദാഹവും ഉണ്ടാകുന്നത് അവിടെ സമയമുണ്ടായാൽ പ്രാണൻ ചലിക്കാതാവുകയും അപ്പോൾ ക്ഷുൽപിപാസാദികൾ ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു കൂർമ്മനാട്യം സ്ഥൈര്യം ഈ അങ്ങനെ അതിലാണോ ഈ ശവാസനം അല്ല ഈ സമാധി ഇതൊക്കെ ഇതിലാണോ വരുന്നത് ഈ വായുവിനെ നിർത്തുക എന്ന് പറഞ്ഞില്ല ഇത് ഇതിപ്പോ അങ്ങനെ കണ്ടാകൂവം അവിടെ ഈ ചിന്നിങ്ങനെ അമർത്തിപ്പിടിക്കും എന്നിട്ട് ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള പ്രാണായാമമാണ് അത് ചെയ്താൽ വിഷമം ദാഹം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ബലാതിബല പിന്നെ ജപിക്കുന്ന അതേ അതേ ഫലം ഇതോട് കിട്ടുന്നു എന്താ വായു വായുവിന്റെ നിശ്ചലായി ദാഹം ഉണ്ടാവില്ല പ്രാണചലനം ഇവിടെ പുറത്താണ് ഇവിടുന്നാണ് ഈ പ്രാണം ചലിക്കുന്നത് നമ്മൾ ഈ പ്രായം എടുക്കുമ്പോൾ ഇവിടുന്നാണ് ഇവിടുന്ന് ഇതുവരെ ചലിക്കുന്നത് പിന്നെ അതിന് ശേഷം വായു അങ്ങ് പോകുന്നു പിന്നെ ഇവിടുന്നാണ് മേലോട്ടും താഴോട്ടും ഇവിടുന്ന് നടക്കുക ഇവിടുന്ന് ഈ പൂക്കൾ വരെ പോകും ഇവിടുന്ന് ഇതുവരെയും പോകും അതിനെ ശ്രദ്ധിച്ച് അതെ പ്രാണന്റെ നിശ്ചലതാവസ്ഥ വരുമ്പോൾ വിശ്വന്താപം ഉണ്ടാവില്ല ഓരോരുത്തർ അതിൽ നിന്ന് ശീലിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഈ ജ്യോതിശാസ്ത്രം ഒക്കെ പഠിക്കാനുള്ളവർ അതാണ് അതുപോലെ ശരീരശാസ്ത്രം പഠിക്കുന്നതായിട്ട് വൈദ്യന്മാർക്കൊക്കെ ഈ പിന്നെ നാഭിയക്രത്തില് ധ്യാനിക്കൽ ഒരു അത്യാവശ്യമാണ് കാരണം എവിടെയാണ് സ്പ്രീന് എവിടെയാണ് ലിവർ അതിൽ എവിടെയാണ് കേട് എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും അധ്യാനം കൊണ്ട് തന്നെ കുർമാകാരമായ നാഴിയും സമയത്തെ ചെയ്യുന്നത് കൊണ്ട് സ്ഥിരത ഉണ്ടാകുന്നു മുൻ പറഞ്ഞ കണ്ഠകൂപത്തിന് താഴെ കുർമ ആകൃത ഹൃദയിൽ ഒരു താടിയുണ്ട് അതിന്മേൽ സമീപത്തെ പ്രാപിച്ച ഹൃദയത്തിനും ശരീരത്തിനും നിശ്ചലമായ സ്ഥിരത കിട്ടുന്നു ഇവിടെ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് വന്നാല് വൈകല്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ നമ്മുടെ ഈ സാക്ഷാത്കാരത്തിന്റെ വഴിയില് ശരീരം നേരെ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതെ ഇല്ലാതെ ജ്യോതിഷി സിദ്ധദർശനം മൂർധാവിനുള്ള ജ്യോതിസിങ്കൽ സമയം ഉണ്ടായാൽ സിദ്ധപുരുഷന്മാരുടെ ദർശനം സാധിക്കുന്നു ഇവിടെ പ്രാണനെ അവിടെ നിർത്തി സംയമം ഇവിടെ നമ്മളെ മനസ്സ് നിർത്തിയിട്ട് പ്രാണായാമം ചെയ്യാം അത് ചെയ്താൽ ഇവിടെ പെട്ടെന്ന് സ്പന്ദനം ഉണ്ടാവും ശരീരത്തിന് നല്ല ബാലൻസും ഉണ്ടാവും അപ്പൊ സിദ്ധർഷികളൊക്കെ കാണുന്നു പെട്ടെന്ന് ഉൾവിളി ഉണ്ടാവും ഉച്ചിയിലും ചിത്തത്തെ വെച്ചിട്ട് പൊതുങ്ങിയായി വർത്തിച്ചാൽ കച്ചിയിടും വിഷയസുഖം സച്ചിന്മയമായി ഭവിക്കും അച്യുത്തമാണല്ല ശിരക്കപാലത്തിന്റെ മധ്യത്തിൽ അതിസൂക്ഷ്മമായ ഒരു ദ്വാരമുണ്ട് അതിനെ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നു അവിടെയുള്ള പ്രകാശമായ ജ്യോതിസിൽ സമീപത്തെ പ്രാപിച്ചാൽ ഭൂമിയിലും സ്വർഗത്തിലും സഞ്ചരിക്കുന്ന എല്ലാ പുരുഷന്മാരുടെയും ദർശനം കിട്ടുന്നു ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു പ്രകാശം ഉണ്ടെന്ന് അത് നമ്മൾ സങ്കല്പിച്ചാൽ ആ പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായി തോന്നും അപ്പോൾ അവിടേക്ക് വലിയൊരു ആകർഷണം ഉണ്ടാവും മനസ്സിന് അവിടെ നിൽക്കുമ്പോൾ അവിടെ സ്പന്ദനം തുടങ്ങും സ്പന്ദനം തുടങ്ങി കഴിഞ്ഞാൽ വളരെ സുഖമാണ് ആ ധ്യാനം എല്ലാവർക്കും വളരെ അപ്പോൾ ഈ ബ്രഹ്മകുമാരീസ് അവിടുന്ന് അങ്ങോട്ടാണ് ഋഷിമണ്ഡലത്തിലേക്ക് കൊടുക്കുക മനസ്സ് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അവരെ ഗുരു ഋഷിമണ്ഡലത്തിലുണ്ട് ഈ നക്ഷത്രമണ്ഡലം കഴിഞ്ഞിട്ട് ഒരു ഋഷിമണ്ഡലമുണ്ട് അവിടെ ഈ ഓവൽ ഷേപ്പഡായിട്ടുള്ള ഒരു ഒരു പ്രകാശമായിട്ട് ഗുരു ഇരിക്കുന്നു അപ്പൊ ആ ഗുരുവിലേക്ക് മനസ്സിനെങ്ങനെ ഇവിടുന്ന് നേരെ കൊടുക്കണം എന്നിട്ട് ആ ഗുരുവിന്റെ ആ പ്രകാശത്തിൽ എന്റെ മനസ്സെത്തിയതായി സങ്കല്പിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് അവർക്ക് വലിയ ദിവ്യാനുഭൂതിയൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് സർവം അല്ലെങ്കിൽ പ്രതിഭാജ്ഞാനം ഉണ്ടായാൽ ഒന്നിന്റെയും സമീപം കൂടാതെ തന്നെ എല്ലാറ്റിനെയും അറിവുണ്ടായിത്തീരും ഇത് ജ്ഞാനമല്ല അതിന്റെ പ്രാഗ്രൂപമാണ് ആദിത്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു പ്രകാശം ഉണ്ടാവാറുണ്ടല്ലോ അതിലും വസ്തുക്കളെയൊക്കെ തിരിച്ചറിയുകയും ചെയ്യാം അങ്ങനെയുള്ള പ്രകാശത്തെ പോലെ വിവേകജനിത ജ്ഞാനത്തിന് മുമ്പുള്ള ജ്ഞാനത്തെയാണ് പ്രതിഭാജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രതിഭാജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിലും സമയമം കൂടാതെ തന്നെ യോഗിക്ക് എല്ലാം അറിയാൻ കഴിയുന്നു അതെങ്ങനെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ധ്യാനത്തിൽ ഒരു പ്രത്യേക എന്ന് പറയണം സ്വന്തം കഴിവ് ഉണർന്നിട്ട് പ്രകാശ സ്വരൂപമായിട്ടുള്ളതിനെ അറിയാനുള്ളതായ ഒരു കഴിവ് അതിനുണ്ടാവുകയാണ് നല്ല പ്രതിഭയുള്ള ആളാണെന്ന് പറയല്ലോ പറഞ്ഞാൽ അതിനുള്ള കഴിവ് കിട്ടിയ ആളെന്ന് അതാണ് ശരിയായുള്ള വിജ്ഞാനോദയം ഉണ്ടാവുന്നതിന് തൊട്ടു മുമ്പുള്ളതാണ് ഇത് പ്രതിഭ എന്ന് പറയുന്നത് ആ ഹൃദയം കൂടി അതിൽ അലിഞ്ഞു ചേർന്ന് കൂടി ഇല്ലാതായി അവറും പ്രകാശ സ്വരൂപം മാത്രമാകുമ്പോഴാണ് ശരിയായിട്ടുള്ള റിയലൈസേഷൻ എന്ന് പറയുന്നത് പുനരവിടെ ത്രികുടിക്ക് പൂർത്തി നൽകും സ്വരവും അടങ്ങുമിടം പ്രകാശം ഹൃദയ ചിത്തസമ്മിൽ ഹൃദയത്തിന് സമയവും സാധിച്ചു കഴിഞ്ഞാൽ ചിത്തത്തിന്റെ സ്വരൂപജ്ഞാനം സംഭവിക്കുന്നു ബ്രഹ്മപുരം എന്ന പ്രസിദ്ധമായ ഹൃദയത്തിൽ ഗർത്താകാരമായ ഒരു ഒരു താമരയുണ്ട് അതാണ് ചിത്തത്തിന്റെ ആവാസ സ്ഥാനം അതിൽ സംയമത്തെ ചെയ്യുന്നുവെങ്കിൽ ചിത്തത്തെയും അതിന്റെ വൃത്തികളെയും പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുന്നു സത്വപുരുഷയോ അത്യന്ത സങ്കീർണയോ പ്രത്യയാവിശേഷോ ഭോഗ പരാർത്ഥാൽ സ്വാർത്ഥ സംയമാൽ പുരുഷജ്ഞാനം ബുദ്ധിയും പുരുഷനും സർവഥ ഭിന്നമാണ് ഒരിക്കലും ഒന്നല്ല ഒന്നാവാനും വയ്യ പരിണാമസ്വരൂപിണിയും ചഞ്ചലയും ഭോഗിയും ജഡയുമാണ് അല്ലെങ്കിൽ ബുദ്ധി പുരുഷനാകട്ടെ അപരിണാമിയും ചേതനും ഭോക്താവും അസംഗനുമാണ് ഈ നിലയ്ക്ക് ഒരിക്കലും ഒന്നാവാൻ വയ്യെങ്കിലും അവിദ്യാശക്തി കൊണ്ട പുരുഷൻ ബുദ്ധിയിൽ താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ് ഈ സംസ്കാരത്തിനാണ് അസ്മിത എന്ന് പറയുന്നത് അന്യോന്യ വൈരുദ്ധ്യമുണ്ടെങ്കിലും അവിദ്യാഭാവത്താൽ വന്നു ചേർന്ന ഏകതാഭാവം കൊണ്ട് രണ്ടിൻ്റെയും പ്രത്യേകമായ അറിവ് തന്നെ ഇല്ലാതായി ഏകമായിരിക്കുന്ന അറിവോടുകൂടെ ഇരിക്കുകയാണ് ഈ നിലയിൽ ജഡയായ ബുദ്ധി ബുദ്ധിയിൽ സുഖദുഃഖാകാരങ്ങളായി മോഹമയങ്ങളായ പല വൃത്തികളും പൊന്തിക്കൊണ്ടിരിക്കുന്നു ചിത്തത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികൾ പ്രകൃതി ധർമ്മങ്ങളാണെങ്കിലും പുരുഷ ചൈതന്യത്തിൽ പ്രകാശിക്കുകയാണ് പുരുഷൻ അവയുടെ ഭോക്താവ് മാത്രമാണ് എങ്കിലും അവിദ്യാബന്ധങ്ങളുടെ പുരുഷന് അവയിലെല്ലാം അനന്യതയാണ് ഉള്ളത് അതുഹേതുവായിട്ട് പറയപ്പെട്ട ചിത്തത്തിന്റെ വൃത്തികളിൽ പുരുഷന് അഭേദ പ്രതീതി ഉണ്ടെങ്കിലും അവ ഭോഗങ്ങളാണ് ഭോഗങ്ങൾ പ്രകൃതിയുടെ സമ്പത്തുമാണ് പ്രകൃതിയുടെ പ്രകൃതിയുടേതാണെങ്കിലും പ്രകൃതിക്ക് വേണ്ടിയില്ല പുരുഷന് വേണ്ടിയാണ് അപ്പോൾ അവ പരാർത്ഥങ്ങളാണ് ഈ ബോധത്തോടെ പ്രകൃതിയുടെ വൃത്തികളിൽ നിന്ന് പുരുഷ ചൈതന്യത്തെ വേറെയായി കാണുന്നുവെങ്കിൽ ആ പൗരുഷേയ വൃത്തി സ്വാർത്ഥമാണ് കാരണം ആ വൃത്തി പുരുഷന് വേണ്ടി തന്നെയുള്ളതാണ് അതിനാൽ അത് സ്വാർത്ഥമാണ് ഈ സ്വാർത്ഥവൃത്തിയിൽ സമീപത്തെ ചെയ്താൽ പുരുഷനെ അറിയാറാകും ബുദ്ധിയുടെ വൃത്തിയാണ് ജ്ഞാനം പക്ഷേ ബുദ്ധിയുടെ വൃത്തിയായ ജ്ഞാനം കൊണ്ട് പുരുഷനെ അറിയാൻ സാധ്യമല്ല തന്നെ തന്നെ പ്രതിബിംബത്തെ കണ്ണാടിയിൽ കാണുന്ന പോലെ മുൻപറഞ്ഞ സ്വാർത്ഥ ചൈതന്യങ്ങൾ ഇങ്ങനെയുള്ള സംയമം കൊണ്ട് ബുദ്ധിയിൽ പ്രതിബിംബിതനായ പുരുഷനെ കാണാൻ സാധിക്കും ഈ വൃത്തിയിൽ സംയമം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആദ്യത്തെ ആ വരി ബുദ്ധിയും അഥവാ പ്രകൃതിയും പുരുഷൻ അഥവാ ജീവനും സർവഥാ ഭിന്നമാണ് ഒരിക്കലും ഒന്നല്ല ഒന്നാവാനും വയ്യ പരിണാമസ്വരൂപിണിയും ചഞ്ചലയും ഭോഗിയും ജഡയുമാണ് പ്രകൃതി അല്ലെങ്കിൽ ബുദ്ധി പുരുഷനാകട്ടെ അപരിണാമിയും ചേതനും ഭോക്താവും അസംഗനും ആണ് അപ്പൊ അത് എങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞ ദൃശ്യം നിൽക്കും ദൃശ്യങ്ങളൊക്കെ ദൃക്കിന് വേണ്ടിയാണ് ദൃഷ്ടാവിന് വേണ്ടിയില്ലാണ് ദൃഷ്ടാവിന്റെ ഭോഗാഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രകൃതി ആ പ്രകൃതിയിൽ ആകർഷണാവുന്ന കാലം വരെ അതിന് വലിയ നിലയുണ്ട് നേരെ മറിച്ച് താൻ തന്റെ സ്വരൂപം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ ആശ്രയിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്ന് ബോധ്യം വന്ന് താൻ തന്നിലാണ് ആ സമയത്ത് പ്രകൃതിക്ക് പിന്നെ പ്രത്യേകിച്ച് പുരുഷന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അത് അതിന്റെ സ്വയം പ്രകൃതി സമീപത്തെ പ്രാപിക്കുക എന്ന് വേണമെങ്കിൽ ഒന്ന് പറയാമല്ലേ ഈ പുരുഷൻ സ്വാർത്ഥ സ്വാർത്ഥവൃത്തി എന്നുള്ളത് ഇവിടെ അങ്ങനെ സ്വാർത്ഥവൃത്തി സ്വാർത്ഥവൃത്തി അത് പരാർത്ഥാണ് പ്രകൃതി പരാർത്ഥാണ് പിന്നെ ഇയാൾക്ക് അതിന്റെ ആവശ്യമില്ലേ എങ്കിലും പ്രകൃതി എത്രയും കാലം ഈ പുരുഷനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്നു അത്രയും കാലമുള്ളൂ അതിന് സ്ഥാനം അത് അതിന്റെ ആവശ്യമില്ലാതെ പുരുഷൻ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്ന സമയത്ത് പ്രകൃതി അതിൻ്റെതായിട്ടുള്ള സ്വന്തം പിന്നെ പ്രകൃതിയിൽ തന്നെ ലയം പ്രാപിക്കുന്നു ദ്രഷ്ടാവിൻ സമയത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അല്ലെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയുടെ ആവശ്യമില്ലാത്ത അവസ്ഥയെ നമുക്ക് പ്രാപിക്കാൻ പറ്റും പ്രകൃതി കെട്ടടങ്ങും അയാളെ സംബന്ധിച്ച് പ്രകൃതി നമുക്ക് കെട്ടടങ്ങുന്ന ശ്രവണ വേദനാദർശ സ്വാ വാർത്ത ജായന്തേ പ്രസ്തുത പുരുഷജ്ഞാനം അഥവാ സ്വാർത്ഥ സംയമം ഹേതുവായിട്ട് പ്രാതിഭം ശ്രാവണം വേദനം ആദർശം ആസ്വാദനം വാർത്ത എന്നീ ആറു സിദ്ധികൾ ഉണ്ടാകുന്നു കഴിഞ്ഞാൽ ഭൂതവർത്തമാന ഭവിഷ്യകാലങ്ങളിലെയും ദൂരദേശ സ്ഥിത കാര്യങ്ങളുടെയും അത്യന്ത സൂക്ഷ്മ വസ്തുക്കളുടെയും അറിവുണ്ടാകുന്നു അവയെ കാണാൻ കഴിയുന്നു പ്രാതിഭം ശ്രാവണം വേദനം ആദർശം ആസ്വാദനം വാർത്ത ഇങ്ങനെ ആറ് ആറ് സ്ഥിതികൾ ഉണ്ടാവുന്നത് പുരുഷജ്ഞാനം ഹേതുവായിട്ട് പുരുഷനിൽ സമയവും സ്വാർത്ഥ സമയവും ഹേതുവായിട്ട് താൻ തന്നിൽ അടങ്ങിക്കഴിയുമ്പോ ഈ ആറ് സംഗതികൾ അതൊന്നും വേഗം താൻ തന്നിൽ അടങ്ങാൻ അതായത് നമ്മൾ സ്വന്തം ധ്യാനിക്കുമ്പോൾ മറ്റൊരു ചിന്തയില്ലാതെ എന്നിൽ ഞാൻ വിലയം പ്രാപിക്കുകയാണ് ആ അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന സിദ്ധികളാണ് ഇത് സാധാരണ ആദ്യം കിട്ടുന്ന സിദ്ധികളാണ് സ്ഥിതികൾ നല്ല സാധാരണ യോഗാനുഭവങ്ങൾ എന്നാ പറയാറുള്ളത് എന്താണെന്ന് ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഭൂതവർത്തമാന ഭവിഷ്യകാലങ്ങളിലെയും ദൂരദേശസ്ഥിതി കാര്യങ്ങളിലെയും അത്യന്ത സൂക്ഷ്മ വസ്തുക്കളുടെയും അറിവുണ്ടാകുന്നു അവയെ കാണാൻ കഴിയുന്നു എന്നർത്ഥം ദിവ്യങ്ങളായ ശബ്ദങ്ങളെ കേൾക്കാൻ സാധിക്കുന്നു എന്നത് ശ്രാവണ സിദ്ധിയുടെ രൂപം ദിവ്യങ്ങളായ സ്പർശങ്ങളെ അനുഭവിക്കലാണ് വേദന എന്ന സിദ്ധി കൊണ്ട് സാധിക്കുന്നത് ആദർശം എന്നത് ദിവ്യ വസ്തുക്കളെയും ദിവ്യന്മാരായ ആളുകളുടെയും ദർശനമാണ് ദിവ്യരസങ്ങളുടെ ആസ്വാദനമാണ് ആസ്വാദനം എന്ന സിദ്ധിയുടെ രൂപം അങ്ങനെ തന്നെ ദിവ്യഗന്ധങ്ങളുടെ ആഘ്രാണം വാർത്ത എന്ന സിദ്ധിയുമാകുന്നു പറയപ്പെട്ട ആവശ്യങ്ങളും അദ്ദേഹം വരുന്ന സമയത്ത് കണ്ടില്ല ഇവിടെ എന്തോ ഒരു സുഗന്ധം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ സുനിൽ സ്വാമി വന്ന് സുഗന്ധം ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഉള്ളിൽ വന്നപ്പോൾ ആകെ ഒരു സുഗന്ധമായിരുന്നു പിന്നെയാണ് ഈ ഭസ്മം വന്നത് അപ്പോൾ ഒരു ദിവ്യമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് അത് ആ ഇതിലുള്ള ആൾക്കാർക്കല്ലേ കിട്ടുന്നു കിട്ടുണ്ടാവുള്ളൂ ഇവിടെ എല്ലാവർക്കും അത് കിട്ടത്തക്ക വിധത്തിലാക്കിയല്ലോ അദ്ദേഹം അത് വെളിപ്പെടുത്തിയല്ലോ ഭസ്മം വന്നതോടുകൂടി നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാവുന്ന വിധത്തിലായല്ലോ അതിനൊരു പ്രത്യേക വാസനയാണ് ആ ഭസ്മത്തിന് ഇയാളുടെ ആ കൈയിന്റെ അമൃത് സ്മെല്ലൊക്കെ ഞാൻ പോണ വരെ ഉണ്ടായിരുന്നു ആ സ്മെൽ ആ വാസന നല്ലൊരു എന്താ പറയുക കസ്തൂരിയുടെ വാസന എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗന്ധമായിരുന്നു അത് ते ഉപസർഗ മിഥാനെ സിദ്ധയാ പറയപ്പെട്ട ആറനുഭവങ്ങളും സാധാരണ ലോകജീവിതത്തിൽ സിദ്ധികളാകുന്നു എങ്കിലും സമാധിയിൽ ഉപസർഗങ്ങൾ ആണ് അഥവാ വിഘ്നങ്ങൾ ആണ് ഇതൊക്കെ കുറെ കഴിയുമ്പോൾ ഇല്ലാതെയോ ശബ്ദങ്ങളിൽ ഇല്ലാതെയോ ആ ഇല്ലാതാവുക വേണ്ടതും അല്ലാതെ ഇല്ലാതാവുക വേണ്ടത് അല്ലാതെ ഉണ്ടാവണം അത് എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുകയല്ല വേണ്ടത് വേഗം വേഗം കഴിഞ്ഞു പോകേണ്ട ചില ഘട്ടങ്ങളാണ് അത് ബഹിർമുഖപ്പെട്ട മനസ്സ് അന്തർമുഖപ്പെടുന്ന സമയത്ത് ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയ വേദനകളൊക്കെ അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ വെളിപ്പെടുകയാണ് അപ്പം അത് ബാഹ്യ വിഷയങ്ങൾ തന്നെയാണ് അതിൻ്റെ സൂക്ഷ്മരൂപം എന്ന് മാത്രമേ ഉള്ളൂ അതും പോകുന്ന വഴിക്കുള്ള തടസ്സങ്ങളാണ് ബന്ധകാരണ ശൈഥില്യാൽ പ്രചാര സംവേദനാച്ച ചിത്തസ്യ പരശരീരാവേശ ബന്ധകാരണമായ കർമ്മത്തിന്റെ കുറവ് കൊണ്ടും ചിത്തത്തിന്റെ പ്രചാര പ്രചാരത്തിന്റെ സംവേദനം കൊണ്ടും മറ്റൊരു ശരീരത്തിലേക്കുള്ള ആവേശം സാധിക്കുന്നു ചിത്തത്തിന്റെ ബന്ധത്തിന് കാരണം കർമ്മസംസ്കാരമാണ് കർമ്മത്തിന്റെ ഫലഭുക്തിക്ക് വേണ്ടിയാണ് ചിത്തം ഒരു ശരീരത്തിൽ ഒട്ടിപ്പിടി പിടിച്ചു നിൽക്കാൻ ചുമതലപ്പെടുന്നത് ചിത്തം ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കാൻ കാരണമായ കർമ്മ സംസ്കാരം സമാധിയുടെ അഭ്യാസത്തിൽ കൂടി ശിഥിലമായി കഴിഞ്ഞാൽ ചിത്തം ശരീരത്തിന്റെ അകത്തും പുറത്തും വിഹരിക്കാൻ തുടങ്ങും ഇങ്ങനെ ചിത്തത്തിന്റെ ഗതിവിശേഷങ്ങളെ അപ്പോഴപ്പോൾ സൂക്ഷ്മമായി തിരിച്ചറിയുന്ന യോഗിക്ക് അപ്പോൾ ചിത്ത ശരീരത്തെ ശരീരത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന മറ്റൊരു ശരീരത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് നിഷ്പ്രയാസം സാധിക്കുന്നു മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ ആയ ഏതു ശരീരത്തിലും ഇന്ദ്രിയങ്ങളോടുകൂടി ചിത്തത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കും ഇത് പരക ആയ പ്രവേശം എന്ന സിദ്ധിയുടെ സ്വരൂപമാകുന്നു അതായത് സ്വന്തം ശരീരത്തോടുള്ള ബന്ധത്തിന് കാരണങ്ങളുണ്ടല്ലോ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ അകത്തും പുറത്തും ഇഷ്ടംപോലെ സ്വച്ഛപ്രകാരം നമുക്ക് പുറത്തേക്ക് കിടക്കാം ശരീരം കൂടുവിട്ട് വിട്ട് കൂടുപോകുക എന്ന് പറയില്ലേ ഈ ശരീരം വിട്ടിട്ട് നമുക്ക് അന്യ സ്ഥലത്തൊക്കെ സഞ്ചരിക്കാൻ പറ്റും ആ സഞ്ചരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു അത് മരിച്ച ശരീരമായാലും ശരി ശങ്കരഭഗവത്പാദർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ കഥകളുണ്ടല്ലോ ശരീരത്തൊക്കെ എന്തായാലും വേറെ ശരീരത്തിൽ പ്രവേശിക്കാം ഉദാഹരണമായിട്ട് പിന്നെ ഒരു ഗുരു ഒരു ഗുരു എൻ്റെ ഗുരു എവിടെ പോയിണ്ടായിരുന്നു അപ്പോൾ ശിഷ്യനെ അവിടെ കാവൽ നിർത്തിയാ പോയത് അപ്പോൾ അവിടെ വേറൊരാൾ വന്നു ആൾ വന്നിട്ട് ഗുരുവിന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞ് തുള്ളിങ്ങനെ അത് ഒരു ഒരു ചെരികേട് കണ്ടു ശിഷ്യൻ ആ സമയത്ത് ശിഷ്യൻ പുറത്തു പോയിട്ട് അവിടെ ഇരുന്നിട്ട് ധ്യാനിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് ഈ സ്ത്രീയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചിട്ട് അയാൾ അടിച്ചു ഓടിച്ചു ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഷീ കെയിം ബാക്ക് എന്നിട്ട് അയാളെ അവിടുന്ന് ശരീരത്തിൽ നിന്ന് പുറത്ത് വന്ന് ഇയാളെ ശരീരത്തിൽ നിന്ന് തന്നെ കൂടി എന്ന് പറയുന്നത് അനി ബസന്റിന്റെ ഇതിൽ അനിഡോട്ടിൽ പറയുന്നതാണ് ഉദാഹരണം ചെയ്യാൽ ജലഭംഗ കണ്ടകാധിഷ്വസംഗ ഉൽക്രാന്തിഷ്ഠ ഉദാഹരണം കണ്ടകം മുതലായതില് ഉൽക്രാന്തി ആണ്ട് ബോധിക്കുക അതിന്റെ മേലൊക്കെ നടക്കാം മുള്ളു കുത്താതെ മുള്ളിന്റെ മേലൊക്കെ നടക്കാം വെള്ളത്തിൽ ആണ്ട് പോകാതെ വെള്ളത്തിൽ കൂടെ നടക്കാം ചളിയിൽ ആണ്ട് പോകാതെ ചളീൻ്റെ മേൽക്കൂടെ നടക്കാം ഉൽക്രാന്തി വെയിറ്റ് ഉണ്ടാവില്ല അത് ദേഹത്തിന്റെ വെയിറ്റ് ഇല്ലാണ്ടാക്കാൻ ഇല്ലാതാവില്ല ഈ അയ്യപ്പൻ വിളക്കിന്റെ എന്നൊക്കെ കണലിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു പിന്നെ ഇവിടെ ബത്തേരി ഒരു ക്ഷേത്രത്തില് ഇത് മുതൽ ഇതുവരെ തീക്കൊണ്ടായിരിക്കും എന്നിട്ട് അതിൽ കുറെ ആൾക്കാർ നോമ്പും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും അവര് കുളിച്ച് കയറണോട് കൂടി അതിലുണ്ട് ഇറങ്ങിയിട്ടുണ്ട് നടന്നിട്ട് കഴിഞ്ഞ മാസം നിലമ്പൂര് ഒരു ഇക്തിവാദി സമ്മേളനം ഉണ്ടായിരുന്നു അപ്പൊ ഉദ്ഘാടനം ചെയ്ത് എങ്ങനെയാ വെച്ചാല് ഒരു ചീനച്ചട്ടിയിൽ നിറയെ വെളിച്ചെണ്ണ തളപ്പിക്കുന്നു തളച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പോയി അവര് കൈ മുഴുവൻ മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുക്കിച്ചു എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു വെറും മനഃശാസ്ത്ര തത്വമാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ ഞാൻ ദൈവമെന്ന് പറഞ്ഞ് നിങ്ങളെ വെറുതെ അടിമാക്കുന്ന എൻ്റെ പിന്നാലെ പോയിട്ട് നിങ്ങളെ ജീവിതം നശിപ്പിച്ചു കളയല്ല നിങ്ങളെ സ്വന്തമായിട്ട് സ്വന്തം തട്ടേഷൻ കർമ്മോപനവും ഉദ്ഘാടനം ചെയ്തു അതൊക്കെ സാധിക്കേ ഈ പിന്നെ ചൂടിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഐശം കട്ട അലക്കി വെച്ച് കിടന്നുറങ്ങാൻ പറ്റും അങ്ങനെയെന്ന് പറഞ്ഞാൽ അതിന് ടെക്നിക്ക് ഉണ്ട് നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് തന്നെ ടെക്നിക്ക് മനസ്സിന് അറിയാത്തവരും ഉണ്ടാവും ഇപ്പൊ ഇപ്രഡൈസ് ചെയ്ത് ഇവിടെ ഒന്നും അറിയില്ല എന്ന് വേറെ പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ കീറിയാലും മുറിച്ചാലും യാതൊന്നും അറിയില്ല ആ മനസ്സ് എന്ന് പറഞ്ഞ മനസ്സിനോട് പറഞ്ഞു ഇവിടെ വേദന അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല പിന്നെ ചെറിയ ട്രെയിനിങ് ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഇതൊക്കെ വെറും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു പരിധി വരെ ഒക്കെ മനഃശാസ്ത്രത്തിൻ്റെ സാധാരണ നിയമത്തിൽപ്പെട്ടാണ് ഈ കനലിൽ ആ നടക്കാൻ പറ്റും എല്ലാ മാസവും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് കർപ്പൂര തട്ട് പിടിച്ചിട്ട് നാപ്പത്തഞ്ച് മിനിറ്റോളം ആ ഭജനയിലൊക്കെ കഴിയുന്നവരെ എങ്ങനെ പിടിച്ചു കൊള്ളില്ല ആൾക്ക് അയാൾ ശിഷ്യന് കൊടുത്ത് ശിഷ്യനും കൊള്ളിയില്ല ഇപ്പോഴുണ്ട് ജീവിച്ചിട്ട് സ്വാമി സമാധിയായി പക്ഷെ ശിഷ്യൻ ഇപ്പോഴുണ്ട് ഒരു ശിഷ്യത്തിക്കും ആ കഴിവ് കൊടുത്തിരുന്നു അപ്പൊ ചില എന്താണ് ഇവിടെ കോഴിക്കോട് വെച്ച് എ കോവൂര് വന്നിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു വലിയൊരു കസേല അതിൽ വലിയൊരു തടിയനെ കുറിച്ചിരുത്തി എന്നിട്ട് രണ്ട് പേരോട് വിരല് മാത്രം വയ്ക്കാം ഒരു പറഞ്ഞു മറുവസ്തു ഞാൻ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നു ഒരു വൺ ടു ത്രീ അങ്ങനെ വെറും വരലുണ്ട് രണ്ടാളുകളും പൊക്കി ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് മൈക്കും കൊണ്ടു വന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് തോന്നുന്നുണ്ടേ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല അതിനൊക്കെ വെയിറ്റ് തോന്നില്ല എന്ന് അയാളോട് പറഞ്ഞു പറഞ്ഞോടുകൂടി ആ വെയിറ്റ് തോന്നേണ്ടതായ മനസ്സവിടുന്ന് ഒന്ന് മാറി അതുപോലെ അഭേദാനന്ദ സ്വാമി ഒരിക്കല് കേരളനാഥ് പോയ സമയത്ത് കൃഷ്ണനായർ ഒരുപാട് വേഷം കെട്ടി ഐസല്ലേ അവിടെ രണ്ട് മൂന്ന് സ്വെറ്റർ ഇട്ട് രണ്ട് മങ്കി ക്യാപ്പ് ഇട്ട് കൈക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ട് പുറത്തിറങ്ങും അപ്പോൾ സ്വാമി ചോദിച്ചത് എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചത് സ്വാമി മല എന്തിനാ ഇതൊക്കെയെന്ന് അത് ഭയങ്കര തണുപ്പല്ലേ ഐസല്ലേന്ന് തണുപ്പ് മനസ്സിലാണ് ശരീരത്തിനല്ല എന്ന് എല്ലാം അഴിച്ചിട്ട് വരും എല്ലാം അഴിച്ചിട്ടിട്ട് സാധാരണ വിഷം കെട്ടി മലയുടെ മേലെ പോയി തിരിച്ചു വന്ന ഒന്നും തോന്നിയില്ല ഒക്കെ മനസ്സിലെ തോന്നലുകൾ മാത്രമാണ് ഒരുപാട് മനഃശാസ്ത്രത്തിൽ തന്നെ ഉണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ അപ്പുറല്ലേ പിന്നെ സ്പിരിച്വൽ എന്ന് പറയുന്നത് മുതുകാട് കാണിക്കുന്ന മുക്കാലും ഹിപ്നോട്ടിസം കൊണ്ടാണ് അങ്ങനെയാണ് കാണുകയാണ് നമ്മള് അയാള് അതിനുകൊണ്ട് അത്ര പോയി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് ചാമ്പലാവും നമ്മൾ കൺമുന്നിൽ കാണുകയല്ലേ വെറുതെ ഹിപ്നോട്ടൈസ് ചെയ്ത അയാൾ വേറെ സ്ഥലത്താണ് അങ്ങനെ തോന്നിപ്പിക്കുകയാണ് കൽക്കട്ടയിൽ ആ വലിയ ട്രെയിന് കാണാതെ സർക്കാർ കുറച്ച് കഴിഞ്ഞാൽ ട്രെയിൻ അവിടെ ഉണ്ട് പിന്നെ നോക്കുമ്പോൾ ട്രെയിനേ ഇല്ല അപ്പോൾ എന്താ അതിൻ്റെ അത്രയും മാസിക് ഹിപ്നോട്ടിസം ഉണ്ട് അത്രയധികം കഴിവാ മനസ്സിന് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കഴിവുകളാണ് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് എന്തും ആക്കാൻ പറ്റും ഒരാളെ കുറിച്ച് ഒരു ചെറിയൊരു സംശയം പറഞ്ഞാൽ മതി പിന്നെ ആ വഴിക്ക് അയാളെ കുറിച്ചുള്ള യാതൊരു ഇമ്പ്രഷനും പിന്നെ നമുക്ക് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയതായി പക്ഷെ അതുപോലെ ഇല്ലാത്ത മഹത്വം പറഞ്ഞുണ്ടാക്കിയാലും അതെ കാണുമ്പോഴേക്കും ആകെ ബഹുമാനെ ബഹുമതിയായി ഒന്നുണ്ടായത് നാലു പേര് പറഞ്ഞാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിശ്വസിക്കും അതുപോലെ ഇപ്പൊ പിന്നെ അവിടെ ഒരു ഒരു പിന്നെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ തിളപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും തിളച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും പക്ഷെ ആ അമ്പലത്തിൽ ദേവനൊന്നും ശരിക്കും തൊഴിലിട്ട് ദേവാന്ന് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് എണ്ണയിൽ കൈ കൈമുക്കിയ പുള്ളിയില്ലല്ലോ അങ്ങനെ പത്ത് പേര് പറഞ്ഞ് നമ്മൾ പോയി മുക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളില്ല തിരുവനന്തപുരം ഉണ്ടായിരുന്നു ഒരു കുഴമ്പുണ്ടാക്കുന്ന ആള് വരട്ട് കത്തിച്ചും ഇങ്ങനെ പണ്ട് തറച്ചുകൊണ്ടിരിക്കുക ഇയാൾ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് കുപ്പിയിലാക്കിയിട്ട് പോകുന്നത് അയാൾ പറഞ്ഞു എങ്ങനെ വെച്ചാൽ ലോപ്പോ ഭാര്യം പോകാൻ അല്ലാതെ തെർമോമീറ്റർ നിങ്ങൾ വേണം ടെസ്റ്റ് ചെയ്തു അയാളെ ഗുരു പറഞ്ഞു വരും നീ പിന്നെ ഒരു കാര്യം ചെയ്യും ഗുരു വയ്ക്കാൻ പോകുമ്പോൾ പറഞ്ഞു നീ തന്നെ മരുന്ന് കൂട്ടിയിട്ട് കുഴമ്പുണ്ടാക്കി വിറ്റാൽ മതി നിന്റെ ജീവിതം കഴിഞ്ഞു പോകുന്നു പിന്നെ പറഞ്ഞു വരും പിന്നെ ആ കുഴമ്പുണ്ടാക്കാൻ തീ കത്തിക്കുന്ന സമയത്ത് അത് ഇളക്കാൻ ഈ തവിയൊന്നും ഉപയോഗിക്കേണ്ട നിന്റെ കൈ കൊണ്ട് ഇളക്കാൻ മതി എന്നൊക്കെ പോകുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടേ അതിന് ശേഷം ഇയാള് ഈ കുഴമ്പുണ്ടാക്കി നോക്കി നമുക്ക് അത് തവി കൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തവി കൊണ്ട കൈ കൊണ്ട് അളക്കണം മെല്ലെ ഒരു ഇത്തിരി എടുത്തിട്ട് കൈൻ്റെ വിരലിൻ്റെ മേലെ തൊടിച്ചു നോക്കി അപ്പോൾ ഉള്ളൊന്നുമില്ല പിന്നെ ഒരു വിരൽ മുക്കി നോക്കി പിന്നെ കൈ ആകെ മുക്കി പിന്നെ അങ്ങനെ നോക്കിയോണ്ട് ഇപ്പം അങ്ങനെ ഞാൻ കണ്ടിരുന്നു ഏകദേശം അരമണിക്കൂറോളം ഞാനത് നോക്കി അപ്പൊ നമുക്ക് ഈ എണ്ണ എവിടെയും കിട്ടും കുഴമ്പ് പക്ഷെ ഇങ്ങനെ കിട്ടില്ല അപ്പൊ ഞാനും വാങ്ങി അഞ്ചു റുപ്യക്ക് ഒരു ചെറിയത് എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് സിസ്റ്റർക്ക് ഗുരവേദന ഇരിക്കുകയായിരുന്നു ഇത് കൊടുത്തു തേച്ചിട്ട് പറയും അങ്ങനെ ഒരുപാട് ശാസ്ത്ര സത്യങ്ങളുണ്ട് ശരീരത്തിന്റെ നിലനിൽപ്പിന്റെ ആസ്പദമായ ശക്തിയാണ് പ്രാണൻ വ്യാപാര വ്യത്യാസം കൊണ്ട് പ്രസ്തുത ഒരേ പ്രാണന് പ്രാണനോ തന്നെ പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ എന്നിങ്ങനെ അഞ്ചു വകഭേദങ്ങൾ പറയപ്പെട്ടു വരുന്നു അവയുടെ ലക്ഷ ലക്ഷണങ്ങൾ പ്രാണൻ പഞ്ചപ്രാണങ്ങളിൽ വെച്ച് അതിപ്രധാനമാണ് പ്രാണൻ പ്രാണന്റെ സ്ഥാനം മുഖവും നാസികാദ്വാരവുമാണ് നാസികാദ്വാരം മുതൽ ഹൃദയസ്ഥാനം വരെ മുഖനാസികാഭ്യാം പ്രാണസ്വയം പ്രാതിഷ്ഠതി പ്രാണന്റെ സ്ഥാനം പിന്നെ നമുക്ക് ശരീരത്തിന്റെ അധോ അധോഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന വായുവാണ് അപാനൻ നാഭിദ്വാരം മുതൽ പാദതലം വരെ അതിന്റെ സഞ്ചാരമാർഗമാണ് മലമൂത്രം ഗർഭം എന്നിവ ഈ അപാനവായുവിന്റെ ശക്തി കൊണ്ടാണ് ശ്രമിക്കുന്നത് സമാനം ഹൃദയസ്ഥാനം മുതൽ നാഭിചക്രം വരെയാണ് ഇതിന്റെ സഞ്ചാരമാർഗം ആഹാരപാനീയങ്ങളുടെ രസത്തെ ശരീരത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കുന്നത് സമാനനാണ് ഇതിന്റെ ഗതി സമവുമാണ് വ്യാനൻ ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിച്ചു സഞ്ചരിക്കുന്നു ഉദാൻ കണ്ഠമാണ് ആവാസ ആവാസസ്ഥാനം കണ്ഠം മുതൽ ശരീരത്തിന്റെ അറ്റം വരെ മേൽപോട്ട് സഞ്ചരിക്കുന്നു മരണസമയത്ത് സൂക്ഷ്മ ശരീരത്തിൽ കൂടെ ജീവനെ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്ന ഈ ഉദാനവായുവാണ് സ്ഥൂല ശരീരത്തിലേക്ക് ജീവനെ സൂക്ഷ്മ ശരീരത്തോടു കൂടി കൊണ്ടുവരുന്നു ഈ ഉദാരവായു തന്നെയാണ് പറയപ്പെട്ട ഉദാരവായുവിന്റെ വിജയം കൊണ്ട് ശരീരം ഏറ്റവും ശുഷ്കവും ലഘുവുമായി തീരുന്നു ജ്വലനം പറയപ്പെട്ട സമാനവായുവിന്റെ വിജയം കൊണ്ട് യോഗിയുടെ ശരീരം അഗ്നി പോലെ ഉജ്ജ്വലമായി പ്രകാശിക്കുന്നു ജഠരാഗ്നിയും സമാനവായുവും തമ്മിൽ സുദൃഢമായ സംബന്ധമുണ്ട് അതിനാൽ സമാനവായുവിന്റെ വിജയത്തിൽ ജഠരാഗ്നിയുടെ ആവരണം നീങ്ങുന്നു അതായത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശുദ്ധി ആഹാര ശുദ്ധവും സത്വശുദ്ധി എന്ന് പറയുന്നത് സാത്വിക ആഹാരം മാത്രം ആദ്യം കഴിക്കുക എന്നിട്ട് പിന്നെ സമാന വായുവിനെ ഈ നമ്മുടെ ഈ ധാരണാധ്യാന സമാധി കൊണ്ട് മൂന്നും കൂടി സംയമം വരില്ല ആ സംയമം ഉപയോഗിച്ച് അവിടെ ധ്യാനിക്കുക സമാന വായുവിൻ്റെ ധ്യാനിച്ചു കഴിഞ്ഞാൽ സമാന വായുവിൻ്റെ പ്രകാശം ശരീരം ഉൾക്കെത്തുന്നു അപ്പോൾ രാത്രി ചില സമയത്ത് അവർ തിളങ്ങുന്നുണ്ട് രാത്രി ധരിക്കുന്നതല്ല യോഗവാസിഷ്ടത്തിലെ പിന്നെ ദേവോ ദേവോപാഖ്യാനം ദേവപൂജോപാഖ്യാനം എന്ന് പറഞ്ഞ അധ്യായം അതിൽ ഇവർ പോണ സമയത്ത് രാത്രി എന്തോ ഒരു പ്രകാശം കണ്ടു കാട്ടിൽ അപ്പോൾ ഇവർ അടുത്ത് ചെന്ന സമയത്ത് ശിവനാണ് ശിവൻ ഇങ്ങനെ പ്രകാശിക്കുന്നു അപ്പോൾ ശിവനോട് ചോദിക്കുകയാണ് ദേവപൂജോപാഖ്യാനം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ സമാന വായുവിൽ നമ്മൾ <clears throat> സമയം വലിച്ചു കഴിഞ്ഞാൽ അത് ജ്വലനം ശരീരമൊക്കെ ജ്വലിക്കുന്നു ഇപ്പൊ നമ്മുടെ ജഡാഗ്നി ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അഗ്നിയായിട്ടില്ല ആ അഗ്നി സർവാംഗം പ്രകാശ സ്വരൂപമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ശുക്ലം തലച്ചോറിലെത്തി അത് പ്രകാശ കണികകളായിത്തീരുന്നു അപ്പോൾ കാലദേശാതീതമായുള്ള പ്രത്യേകത അത് തലച്ചോറിൽ അഞ്ച് അതെ അത് പ്രകാശ കണികളായി തീരായി ഇവിടുന്ന് അബ്സോർബ് ചെയ്യും അബ്സോർബ് ചെയ്തതിന് ശേഷം തലച്ചോറിന് വെൻട്രിക്കിൾസ് ചെന്നിട്ട് സെർബ്രൽ ഫയൽ ഫ്ലൂയിലെത്തി അതിന്റെ പ്രകാശം കൈകളാക്കുന്നു അപ്പോൾ ഈ യോഗിക്ക് നോക്കിയാൽ ഭാവി ഭൂതം മൊത്തമായി കാണുന്നു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞ എന്തുണ്ടായിരുന്നു അടുത്ത എന്തുണ്ടായിരുന്നു പറയാൻ പറ്റും സമാനിക്കാൻ ശ്രോത്രാകാശയോ സംബന്ധ സമയമാൻ ദിവ്യം ശ്രോത്രം ഇതിപ്പോ പിന്നെ ഒമ്പത് വയസ്സിന്റെ താഴെ കുട്ടികൾ ആറ് വയസ്സിന്റെ ഒമ്പത് വയസ്സിന്റെ ഇടയ്ക്കുള്ള കുട്ടികളെ പരിശോധിച്ചാൽ ഈ സ്ഥലത്തൊക്കെ പിന്നെ ഒരു പ്രത്യേക പ്രകാശമാണ് കാരണം അവർക്ക് നൈസർഗികമായിട്ട് ആ വയസ്സ് വരെ ഒമ്പത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഭംഗി ഒമ്പത് വയസ്സ് മുതൽക്കാണ് അവർക്ക് ഭൗതികമായിട്ടുള്ള സങ്കല്പങ്ങൾ വരുന്നത് ആറ് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ ഭൗതിക സങ്കല്പങ്ങളില്ല അപ്പൊ ഈ ഹോർമോൺസും പഞ്ചപ്രാണങ്ങളൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ആ സമയത്ത് ആ കുട്ടികളെ ശ്രദ്ധിക്കാൻ വെച്ചാൽ അതാണ് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നു ആ പ്രായത്തിലാന്ന് പറയുന്നത് അത് അട്രാക്ഷൻ ഉണ്ടാവുന്നു ഈ പഞ്ചപ്രാണങ്ങളുടെ ശക്തി വല്ലാതെ അധികം ശോഭിക്കുന്നുണ്ട് അവരുടെ കണ്ണും അവരുടെ വർക്ഷസ്സും ഈ വയറിൻ്റെ ആ ഭാഗത്തും എല്ലാ ഭാഗങ്ങളിലും വല്ലാതെ തറങ്ങുന്നു പ്രാണങ്ങളിൽ പിന്നെ വൈകാരികമായി പതിമ്പ് ഒമ്പത് വയസ്സ് മുതൽ പിന്നെ അങ്ങനെ വൈകാരികമായിട്ട് സ്വാസ്ഥ്യ അതുമൊക്കെ വളരാൻ തുടങ്ങി പിന്നെ ഇത് മങ്ങി മങ്ങിപ്പോയി പിന്നെ സാധാരണ മതിയാവും പിന്നെ തിന്ന് തടിക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല ഈ ശക്തി ഒന്നും കാണില്ല ശ്രോത്രേന്ദ്രിയത്തിന്റെയും ആകാശഭൂതത്തിന്റെയും പരസ്പരം പരസ്പരമുള്ള സംബന്ധാവസ്ഥയിൽ സമീപത്തെ സാധിക്കുന്നതുകൊണ്ട് ശ്രോത്രേന്ദ്രിയം ദിവ്യശക്തി ഉള്ളതായി തീരുന്നു എന്താ ഒന്നും കൂടി ആദ്യത്തെ വരും ശ്രോത്രേന്ദ്രിയത്തിന്റെയും ആകാശഭൂതത്തിന്റെയും പരസ്പരമുള്ള സംബന്ധാവസ്ഥയിൽ സമീപത്തെ സാധിക്കുന്നത് കൊണ്ട് ശ്രോത്രേന്ദ്രിയം ദിവ്യശക്തി ഉള്ളതായി തീരുന്നു അതായത് ആകാശത്തിലുള്ള ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ശബ്ദം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നു ആകാശത്ത് കേൾക്കാൻ പറ്റും ഒരാൾ പറയാറുണ്ടായിരുന്നു ജ്ഞാനാനുസരിച്ചത് തന്നെ കോഴിക്കോട് നിന്ന് പ്രഭാഷണം ചെയ്യുമ്പോൾ ഹിമാലയത്തിൽ ചില മലഞ്ചെരുവിലൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്നവർക്ക് പല ശബ്ദങ്ങളും കേൾക്കാം ആളുകൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം എന്ന് പറയും അവിടെ അങ്ങനെ സെയിൻലി ആയിട്ടുള്ള ആൾക്കാരുടെ ശബ്ദങ്ങളാണ് അവർക്ക് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവും അവിടെ ഏകാന്തതയിലാവുകൊണ്ട് <clears throat> ഏകാഗ്രത അത്രയധികം കിട്ടുമെന്ന് നമുക്കത് കേൾക്കാൻ കഴിയും വളരെ സെൻസിറ്റീവായി മാറുന്നത് അപ്പോൾ ഈ ആകാശത്തിലാണ് ശബ്ദങ്ങൾ തരംഗങ്ങളായിട്ട് പ്രവഹിക്കുന്നത് അത് ചെവി പിടിച്ചെടുത്തിട്ടാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള സംബന്ധം ആ സംബന്ധത്തിൽ സമയവും പാലിച്ചു കഴിഞ്ഞാൽ ദിവ്യമായുള്ള ശബ്ദങ്ങൾ നാഗങ്ങളൊക്കെ കേൾക്കാം വിദൂരതയുള്ള നാഗങ്ങളൊക്കെ കേൾക്കാം അപ്പൊ നമ്മളെ തച്ചോളിയോദയം കാണാറുണ്ടോ നിങ്ങൾ തച്ചോളിയോദയം എന്ന് പറഞ്ഞാല് ഈ വാൾപ്പയറ്റിൽ അങ്ങേറ്റം വരെ ഏകാഗ്രതയിൽ അങ്ങേറ്റം വരെയാണല്ലോ ഒമ്പത് മണി വരെ വരെയാണ് അപ്പൊ അതില് ഇയാള് പിന്നെ തല വെട്ടാൻ വേണ്ടി സമ്മതം കൊടുത്തല്ലോ അയാൾ ആ ആഭരണം തിരുവാഭരണം സമ്പാദിച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ സ്വയം തല പിന്നെ വെട്ടാൻ വേണ്ടി അവിടെ സമർപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് ഇയാളെ വൈഫിന് ഭാര്യയ്ക്ക് അവിടെ ചെറിയൊരു ഭദ്രം നേരിടേണ്ടി വന്നു അപ്പോൾ ഇയാളെങ്ങനെ ഉറക്ക വിളിച്ചിട്ട് അവൻ കരയാണ് കരയുന്നത് ഇയാൾക്ക് ഇങ്ങനെ ചെവിയിൽ എന്തോ ഇയാളെ ഭാര്യ കരയുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു അയാളിങ്ങനെ ശ്രദ്ധ ചെവി നോക്കുമ്പോൾ ഭാര്യ ഇങ്ങനെ ഉറക്ക ഇയാളെ വിളിച്ചിട്ട് അപ്പൊ അപ്പോൾ ഇയാൾ അതിങ്ങനെ കേട്ട് കേട്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഇവിടെ തലവെട്ടാൻ പോവല്ലേ അങ്ങനെ പക്ഷെ കഷ്ടിയായിട്ട് തലവെട്ടാൻ പോണ ഈ ആഭരണം അവിടെ കണ്ടു എന്നുള്ളൊരു തെളിവ് കിട്ടിയപ്പോൾ രാജാവ് ഉടനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ റിലീസ് ചെയ്യാണ് റിലീസ് ചെയ്ത് ഇപ്പോൾ അയാൾ കാട്ടിൽ പോയി ആ ആഭരണം എടുക്കാൻ വേണ്ടി ആ സ്ഥലത്ത് ഞാൻ എടുക്കാൻ പോകും അപ്പം നിറയെ പാമ്പുകൾ എടുക്കായിട്ടൊരു മലയിലുള്ളൊരു പിന്നെ മന്ത്രവാദി ആയിട്ടുള്ള സന്യാസി ഉണ്ടായിരുന്നു അയാളെ പിന്നെ അയാളെ തല വെട്ടി ഇപ്പോൾ അത് എടുക്കാൻ പോകും അപ്പൊ അതിൽ ഈ ദിവ്യം സ്വത്രം അതായത് ഏകാഗ്രത കൊണ്ട് ഈ വാൾപ്പയത്തെ ഏകാഗ്രത കൊണ്ട് ശരീരം തമ്മിലുള്ള സംബന്ധത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അയാൾക്ക് വാക്ക് കേൾക്കാൻ പറ്റുന്നു ശബ്ദം കായാകാശയോ സംബന്ധ സമയമാൽ ലഘുതൂല സമാപത്തേശ്ചാകാശഗമനം ശരീരാകാശ ശരീരാകാശങ്ങളുടെ പരസ്പര സംബന്ധത്തിൽ സമയവും സാധിക്കുന്നത് മൂലം ധനം നിറഞ്ഞ പഞ്ഞി മുതലായുടെ ലാഘവത്തിൽ സംയമനം സാധിക്കുന്നത് മൂലവും ആകാശത്തിൽ കൂടി യഥേഷ്ടം സഞ്ചരിക്കാൻ യോഗിക്ക് സാധിക്കുന്നു ഗുരുലഘുക്കളെ സംയമനം കൊണ്ട് സാക്ഷാത്കരിച്ച യോഗി ആകാശഗമനം സാധിക്കുന്നു മഹാരാഷ്ട്രയിലെ അവിടെ ഒരു ഒന്ന് ഒരു ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് അവിടെ ഒരു വലിയ പാറ ഒരു തങ്ങളുണ്ട് ആ തങ്ങളെ ശിഷ്യന്മാർ പാറയുടെ നാല് ഭാഗത്തു നിന്ന് കൈ നീക്കും എന്നിട്ട് തങ്ങൾ ലായിലായില്ല ലായില മൂന്ന് പ്രാവശ്യം പറയുന്ന സമയത്ത് അവർക്ക് ആ പാറ വെക്കാൻ എന്നിട്ട് അത് കണ്ട ആളുകളൊക്കെ അത്ഭുതവരെന്നുള്ളതാണ് അതാണ് അവിടെ ഒരു വലിയ കത്തേലിൻ്റെ ഒരാളെ എത്തി രണ്ടാളെ വിരലുകൊണ്ട് പൊക്കി കാണിക്കുന്നത് അതൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള വലിയ കഴിവാണ് ഈ മനസ്സേവ മനുഷ്യനാണ് കാരണം മന്ദ മനുഷ്യ എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് ഈ വിഷയങ്ങളിലേക്ക് ഇതാക്കുന്നത് മനസ്സ് തന്നെയാണ് ട്രാൻസ്ഫോംഡ് ആയിട്ട് ഈശ്വര സ്വരൂപമായിട്ട് നമ്മളെ രക്ഷിക്കുന്നതൊക്കെ പറയുന്നത് അതുകൊണ്ട് മനസ്സിന് ഇല്ലാത്ത കഴിവുകളൊന്നുമില്ല ആ മനസ്സിൻ്റെ ആ ശാസ്ത്രപ്രകാരമാണ് ഈ യുക്തിവാദികൾ ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അവർ മറ്റേതൊന്നും ദൈവികത്വം എന്നൊന്നും അതിന് പറയേണ്ട അതൊക്കെ മനഃശാസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാൻ കാരണം ഷെട്ടിക്കോ ഒരു ജീവകാലം മുഴുവൻ മനുഷ്യരെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തുമായിരുന്നു ഇതൊക്കെ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോട് നിന്ന് പല എഴുതുന്നുണ്ട് അപ്പോൾ ഒക്കെ മനസ്സിൻ്റെ ഇതാണ് പക്ഷെ അതേമാതിരി സിദ്ധി ഉണ്ട് എന്നുള്ളതാണ് സിദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല സിദ്ധി പോലെ തന്നെ ഇവർക്കും കാണിക്കാൻ പറ്റുന്നു പക്ഷേ അറക്കുന്ന നമ്പൂരിയോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് അദ്ദേഹം കാണിക്കുന്നൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റും പക്ഷേ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തൊന്നും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക കാണുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ബഹിരകൽപിത വൃത്തിർ തഥ പ്രകാശാവരണ ക്ഷയ ശരീരത്തിന്റെ പുറത്ത് അകൽപിതമായ അകൽപിതയായ മനസ്സിൻ്റെ വൃത്തിയുടെ പേരാണ് മഹാവിദേഹ എന്നത് നിരന്തരമായ സാധനങ്ങളുടെ ശരീര മനസ്സുകളെ വേർപെടുത്തി സാക്ഷാത്കരിക്കാൻ യോഗിക്ക് കഴിയും മഹാവിദേഹ സിദ്ധിയിൽ നിന്ന് പ്രകാശത്തിന്റെ ആവരണം ക്ഷയിക്കുന്നു മനസ്സും ശരീരം തമ്മിലുള്ള സംബന്ധങ്ങൾ വേർതിരിക്കാൻ പറ്റും സ്ഥൂല സ്വരൂപ സൂക്ഷ്മാന്വയ സൂക്ഷ്മാന്വയാർത്ഥവത്വ സമയമാൽ ഭൂതജയ ഈ ശരീരത്തെ വിട്ട് പുറമേ നിൽക്കുന്നതിന് വിദേഹധാരണ എന്ന് പറയും എന്നാൽ ഈ അവസ്ഥ പരമാർത്ഥത്തിൽ കൈവരാതെ മനസ്സ് ശരീരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ശരീരത്തിന്റെ പുറമേയായി സങ്കല്പിക്കുന്നു എന്ന് കൽപ്പിത വിദേഹധാരണയാണ് കൽപ്പിത സ്വരൂപേണ അഭ്യസിച്ച് അഭ്യസിച്ച പരമാർത്ഥത്തിൽ മനസ്സ് ശരീരത്തെ വിട്ട് പുറമേ നിൽക്കാൻ തുടങ്ങും ഈ സമ്പ്രദായത്തിന് അകൽപിത വിദേഹധാരണ എന്ന് പറയും ഇങ്ങനെ തന്നെ ഇതിനെ തന്നെ മഹാവിദേഹ എന്നും പറയും ഇതിന്റെ അനുഭൂതി കൊണ്ട് യോഗിയുടെ ജ്ഞാനത്തിന്റെ ആവരണം നീങ്ങുന്നു മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും സ്വരൂപാവസ്ഥയിൽ സംയമം ചെയ്യുന്നത് കൊണ്ട് മുൻപറയപ്പെട്ട ധാരണ സിദ്ധിയാവുന്നു ശരീരത്തിലാണല്ലോ മനസ്സ് നമുക്ക് ഒരു ഭാഗത്ത് ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാഗത്തിലാണ് അപ്പൊ ഒരു യോഗി മെല്ലെ മെല്ലെ മെല്ലെ അത് വിടും വിട്ടിട്ട് ശരീരത്തിന്റെ സർഫസിൽ മാത്രം ഉള്ള ഒരവസ്ഥ ഉണ്ട് പിന്നെ ശരീരം വിട്ടിട്ടുള്ള അവസ്ഥയാണ് അതാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയൊക്കെ ഈ അതിന്റെ ആത്യന്തികമായിട്ടുള്ള പ്രാഥമിക തത്വത്തിൽ സംയമം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വിദേഹമുക്തി സാധിക്കുന്നു വലിയ ടെക്നിക്കാണ് സ്ഥൂലസ്വരൂപ സൂക്ഷ്മാന്വയാർത്ഥവത്വ സംയമാൻ ഭൂതജയ ഭൂതജയ സ്ഥൂലം സ്വരൂപം സൂക്ഷ്മം അന്വയം അർത്ഥവത്വം എന്നീ അഞ്ചവസ്ഥകളിൽ സംയമം പഞ്ചഭൂതങ്ങളെ ജയിക്കാൻ യോഗിക്ക് സാധിക്കുന്നു ഭൂമി വെള്ളം അഗ്നി വായു ആകാശം ഇവയാണ് പഞ്ചഭൂതങ്ങൾ ഇവയ്ക്ക് ഓരോന്നിനും പ്രത്യേക അയ്യഞ്ചാവസ്ഥ അയ്യഞ്ച് അവസ്ഥാവിശേഷങ്ങളുണ്ട് അവയാണ് സ്ഥൂലം സ്വരൂപം സൂക്ഷ്മം അന്വയം അർത്ഥവത്വം എന്ന് പറയപ്പെടുന്നവ അവയിൽ ഓരോന്നിനെയും വിവരിക്കാം സ്ഥൂലാവസ്ഥ കണ്ണ് മൂക്ക് ചെവി നാവ് നാക്ക് തൊക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും അറിയ പെടുവാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഒരു വസ്തു വസ്തുവിനെ സ്ഥൂലം എന്ന് പറയുന്നത് ആ നിലയ്ക്ക് പഞ്ചഭൂതങ്ങളുടെ സ്ഥൂലാവസ്ഥയാണ് ശബ്ദ സ്പർശ രൂപരസ ഗന്ധ ഗന്ധങ്ങൾ ശബ്ദം ആകാശത്തിന്റെയും സ്പർശം വായുവിന്റെയും രൂപം അഗ്നിയുടെയും രസം ജലത്തിന്റെയും ഗന്ധം ഭൂമിയുടെയും സ്ഥൂലാവസ്ഥകളാണ് സ്വരൂപാവസ്ഥ ഭൂതങ്ങൾ സ്ഥൂലം അല്ല ഭൂമിയിലെ ഭൂമി സ്ഥൂലാണ് ഗന്ധാണ് സൂക്ഷ്മാവസ്ഥ നേരെ മൊത്തം പറയുന്നതായി തോന്നുന്നു അതായത് ഭൂമി ഭൂമിയുടെ ഭൂമി സ്ഥൂലാണ് അതിന്റെ സൂക്ഷ്മം എന്ന് പറയുന്നതാണ് ഗന്ധം വെള്ളം സ്ഥൂലാണ് അതിന്റെ രസമാണ് അഗ്നി സ്ഥൂലാണ് അതിൻ്റെത് രൂപമാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങൾ സ്ഥൂലവും പഞ്ചഭൂതങ്ങൾ സ്ഥൂലം അല്ല സ്ഥൂലം മറ്റേ സൂക്ഷ്മം ഏതായാലും പറയുന്നു നോക്കാം സ്വരൂപാവസ്ഥ ഭൂതങ്ങളുടെ ലക്ഷണങ്ങൾ അവയുടെ സ്വരൂപാവസ്ഥ എന്ന് പറയപ്പെട്ടു വരുന്നു മൂർത്തിത്വം ഭൂമിയുടെ ലക്ഷണമാണ് അതിനാൽ അത് ഭൂമിയുടെ സ്വരൂപാവസ്ഥയാണ് ഒഴുക്കും ശൈത്യവും ജലത്തിന്റെ ലക്ഷണങ്ങളാണ് അതിനാൽ അവ ജലത്തിന്റെ സ്വരൂപാവസ്ഥയുമാണ് ഉഷ്ണവും പ്രകാശവും അഗ്നിയുടെ ലക്ഷണങ്ങളായതിനാൽ അവ അഗ്നിയുടെ സ്വരൂപാവസ്ഥയുമാണ് ചലനകമ്പനങ്ങൾ വായുവിൻ്റെയും അവകാശം ആകാശത്തിൻ്റെയും ലക്ഷണങ്ങളാകയാൽ അവ പ്രസ്തുത രണ്ട് ഭൂതങ്ങളുടെയും സ്വരൂപാവസ്ഥകളുമാണ് സൂക്ഷ്മാവസ്ഥ ഭൂതങ്ങളുടെ കാരണസ്വരൂപങ്ങളെ ഭൂതങ്ങളെന്നും തന്മാത്രകളെന്നും പറയുന്നു അവയാണ് ഓരോ ഭൂമി വെള്ളം അഗ്നി വായു ആകാശം ഞാൻ പഞ്ചഭൂ അഞ്ച് ഭൂതങ്ങളെ കുറിച്ചാണ് ഈ ഭൂതങ്ങൾക്ക് പിന്നെ സ്ഥൂലാവസ്ഥകളാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് പക്ഷേ അതിന് സൂക്ഷ്മാവസ്ഥ എന്താണ് ശബ്ദസ്പർശ രൂപരസം എന്താണ് സൂക്ഷ്മാവസ്ഥ എന്ന് പറയുന്നത് അതിനും പിന്നെ ക്വാളിറ്റീസ് ഉണ്ട് ഖനം എന്നുള്ളതാണ് ഭൂമിയുടെ ഒഴുക്ക് എന്നുള്ള വെള്ളത്തിൻ്റെ ശൈത്യം പിന്നെ ജ്വലനം എന്നുള്ള അഗ്നിയുടെ പിന്നെ പ്രവാഹം എന്നുള്ള വായുവിൻ്റെ പിന്നെ തിളങ്ങുക എന്നുള്ള ആകാശത്തിൻ്റെ അങ്ങനെ അപ്പോൾ ഈ സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധയെ നമ്മുടെ ഈ പിന്നെ ഈ സംയമത്തെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് സൂക്ഷ്മ കാരണത്തിലേക്കും നയിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ച് ഭൂതങ്ങളും നമുക്ക് നമ്മുടെ ഈ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ആ ഭൂമിയെ സ്വാധീനിക്കാൻ ഭൂമിയുടെ ആ സൂക്ഷ്മമായിട്ടുള്ള തത്വം കാരണതത്വം നമ്മൾ ഉപാസിച്ചാൽ മതി എന്നാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ കാരണതത്വത്തെ നമ്മൾ അത് സംയമം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാറ്റിൻ്റെയും ഗുണങ്ങളെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്നതാണ് അഗ്നി പൊള്ളാതെയാക്കാനും അതിൽ കൂടെ നടക്കാനും വേറൊരാൾക്ക് വേണമെങ്കിൽ അതിൽ കൂടെ നടക്കാനും യാതൊരു വിഷമമില്ല അത് വെള്ളത്തിന്റെ അടിയിൽ പോയിരുന്ന എത്ര കാലം വേണമെങ്കിലും ശ്വാസമില്ലാതെ ഇരിക്കാനും അതിൽ വെള്ളത്തിൻ്റെ മേൽ കൂടെ നടക്കാനും അതിൽ ഭൂമിയിലാണെങ്കിൽ കുളിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞതിന് ശേഷം തല കുറഞ്ഞിട്ട് അങ്ങ് പോകാനും അപ്പോൾ ഇതിലൊന്നും തന്നെ യാതൊരു തരത്തിൽ ആപത്തും വരാതെ ഇരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് കാരണം ഈ പഞ്ചഭൂതങ്ങളുടെ സ്ഥൂലം സ്ഥൂലാണ് പഞ്ചഭൂതങ്ങൾ അതിന്റെ സൂക്ഷ്മവും കാരണത്തിലേക്ക് നമ്മൾ സമയം പാലിച്ചാൽ മതി എന്നാണ് അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ ഗന്ധത്തിൽ അധിഷ്ഠിതമാണ് ഗന്ധം മുഴുവനും ഖനത്തിൽ അധിഷ്ഠിതമാണ് ഭൂമിയുടെ ഖനമുണ്ട് അപ്പം ഈ ഖനം എന്ന് പറഞ്ഞത് ഇപ്പോൾ അനിമ ഗരിമ ഈശിത്വം വശിത്വം എന്നൊക്കെ പറയണ്ടല്ലോ തീരെ ഖന ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ ശരീരം അതുപോലെ ഭയങ്കര ഖനം ഉള്ളതാക്കാൻ പറ്റും ഇത് ഈ ഭൂമി തത്വത്തിൻ്റെ ഈ കാരണ ശരീരത്തിൽ നമ്മൾ സംയമം പാലിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ പൊക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇപ്പോൾ ശിവാനന്ദ പരമഹംസ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ വാതിലിൻ്റെ തൊട്ടപ്പുറം ഒരു ബെഞ്ചിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ കള്ളുടിയന്മാർ രാത്രി വന്നിട്ട് ആ നീ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ളു കാരണം അകത്തൊക്കെ ഇവരുടെ ശിഷ്യത്തികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു അതിനെന്താ നിങ്ങൾ എന്നെ പിടിച്ചാൽ മാറ്റിക്കോളും അങ്ങനെ നേരെ ചൊവ്വ വാങ്ങി പറഞ്ഞ് ബെഞ്ച് പിടിച്ചു പിടിച്ചാൽ പോകുന്നില്ല എടാ നീ ബെഞ്ച് കുഴിച്ചിട്ടിരിക്കുക അവിടെ അല്ലേ എന്നിട്ട് ഞങ്ങളോട് പൊക്കാൻ പറയാം അതിനെന്താ ഇപ്പം എന്നെ പിടിച്ചാണ് പൊക്കിയാൽ പോരെ മാറ്റി വെച്ചോളൂ ഇവരെല്ലാം കൂടി അഞ്ചാറ് പേര് പിടിച്ച് പൊക്കിയിട്ട് കാരണം ഭയങ്കര കാരണം പൊങ്ങിയില്ല അതെന്തോ ഉണ്ടെന്ന് വിചാരിച്ച് ഇവരെല്ലാം പോയി പിറ്റേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കാട്ടാങ്ങ് നമുക്കത് ശിഷ്യപ്പെട്ടു എന്നാണ് ഈ സിദ്ധവേദക്കാരുടെ അതിലെ ഗുരുവിൻ്റെ ചരിത്രത്തിലുള്ള തിരുവനന്തപുരത്ത് നിന്ന് സംഭവിച്ചു അപ്പോൾ ഗരിമ എന്ന് പറയും ഈ ഗരിമ എങ്ങനെ വെച്ചാൽ ഖനം ഭൂമിയുടെയാണല്ലോ അത് ഭൂമിയുടെ ഖനത്തിൽ അങ്ങ് പിന്നെ സംയമം എടുക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള മാതിരി എത്ര വേണമെങ്കിലും ഒരു പാറയുടെ മാതിരിയോ ഭൂമിയുടെ അത്ര വേണമെങ്കിലും ഒക്കെ ഖനം ഉള്ളതായി തീരാൻ പറ്റുന്നതാണ് അതൊരു ആകാശത്തിൻ്റെ ആകാശത്തിൻ്റെതായിട്ടുള്ള സ്ഥൂലഭാവം വിട്ട് സൂക്ഷ്മഭാവം വിട്ട് അതിന്റെ കാരണത്തിലേക്ക് ഈ പഞ്ചഭൂതങ്ങളെ മുഴുവനും ഒരു യോഗി സകലം കയ്യിലൊതുക്കാവുന്ന തരത്തിൽ ഇങ്ങനെയാണ് ഇതിനൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തിൽ സംയമം പാലിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളൊന്നും നമുക്ക് എതിരല്ലാതെ ആവുന്നു പിന്നെ അതിപ്പോ ഒരു ഒരാൾക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ വേറൊരാളെ അങ്ങനെ ആക്കാൻ പറ്റുക അതാണ് ഈ ഇതിലുള്ള ഒരു വിശേഷം ഗുരുക്കന്മാരിൽ അതമ്യമായ ഭക്തിയോട് കൂടിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറയും ഗുരു അങ്ങ് സങ്കല്പിക്കുകയാണ് പിന്നെ ഇപ്പോ ശ്രീധരസ്വാമി പതിമൂന്ന് കൊല്ലം ഒരു മഹാത്മാവിന്റെ കൂടെ താമസിച്ചു എന്ന് പറയുന്നു താമസിച്ചു കഴിഞ്ഞ അവസാനം സ്വാമി പറഞ്ഞു ഞാൻ സമാധിയാകുമ്പോഴാണ് പോവാണ് അപ്പൊ ഇയാൾ കരഞ്ഞിട്ട് ഇനി എനിക്ക് ആരാളുള്ളതെന്ന് വെച്ചപ്പോ जो कुछ हमारे लिए सब कुछ आपको भी ആകാം इनके अंदर करना ആൾക്ക് अनुकूल उठाऊंगा അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ അക്ഷയ സ്ഥിതികളൊക്കെ ഒരുപാട് സിദ്ധികൾ വലിയ ജ്ഞാനം ഒരുപാട് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം അങ്ങനെ ആ നൂറ്റി ഇരുപത് കിലോ സ്വർണത്തിന്റെ വിഗ്രഹം കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അദ്ദേഹം സങ്കല്പിച്ചേ ഉള്ളൂ അതിന് ശേഷം അങ്ങനെ മാധവമുള്ള സ്വാമി സങ്കല്പിച്ചുകൊണ്ട് രണ്ടു പേർക്ക് ഈ കൊള്ളാത്ത സിദ്ധി കിട്ടുകയൊക്കെ ചെയ്തു അപ്പോൾ മഹാത്മാക്കളെ അങ്ങേയറ്റം വരെ അനുസരിച്ച് ജീവിക്കുന്നതായ ഡിസൈപ്പിൾസിന് വേറെ സാധനം ചെയ്യേണ്ട ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ മാത്രം മതി എന്ന് അപ്പം അവർക്കത് കിട്ടും അതുപോലെ നമ്മൾ ഡേറ്റ് അതെ ഗുരുവായൂരപ്പൻ അതുപോലെ ഏതെങ്കിലും ഒരു ഡേറ്റ് നമ്മൾ സർവാത്മന ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് മുഴുവൻ അവിടുന്ന് കിട്ടുന്നതാണ് അത് ആ സമയത്ത് എന്താ വേണ്ടിച്ചാൽ കിട്ടുന്ന അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താണുള്ള ഗുണം വെച്ചാൽ നമ്മൾ അബദ്ധത്തിൽ വേണ്ടാത്തരൊന്നും നേടിയെടുക്കില്ല നമ്മൾ സ്വന്തം നേടാൻ പോകുക വെച്ചാൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതായൊന്നും തിരിച്ചറിയില്ല ജനമോക്ഷം ഒരു ഡേറ്റീന സർവാത്മ സർവാത്മന നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമ്മുടെ ചിത്രശുദ്ധി വരുത്തി നമ്മുടെ ജന്മനിവൃത്തിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കും അത് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതായിക്കൊള്ളുന്നില്ല പക്ഷെ നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാ സംഭവം ജീവിതത്തിൽ ഇങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെന്താണ് അർത്ഥവത്വാവസ്ഥ അഞ്ചു മഹാഭൂതങ്ങളുടെയും പ്രയോജനം പുരുഷന്റെ ഭോഗവും അപവർഗവുമാണ് ഈ പ്രയോജനം ഈ ഈ വിഷയങ്ങളായിട്ട് ഈ പ്രതിഭാസം ഈ പ്രതിഭാസം മുഴുവൻ എന്തിനു വേണ്ടി വെച്ചാൽ ഈ പുരുഷന്റെ ഭോഗാഭരണങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അത് രസിക്കാൻ വേണ്ടിയാണ് അതായത് നമുക്ക് കണ്ട് രസിക്കാൻ വേണ്ടിയാണ് അനന്തശൂന്യ വിസ്തൃതിയിൽ അന്തർലീനമായിട്ടുള്ള അനന്ത വൈഭവങ്ങളെ പ്രകടമാക്കി ഈ ബ്രഹ്മാണ്ട സ്വരൂപേനെ ഇവിടെ വിരാജിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് എത്ര കണ്ട് അതൊക്കെ അനുഭവിച്ച് തീർന്നോ അതോടുകൂടി ആ പ്രകൃതി പ്രകൃതി തന്നെ കെട്ടടങ്ങി നമ്മൾ കൈവില്യാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും ആവശ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ എന്നാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അനന്തശൂന്യാവസ്ഥയിലുള്ളതായി വൈവിധ്യങ്ങളൊക്കെ ഒന്ന് പ്രകടാക്കി കണ്ട് രസിക്കാനുള്ള പദ്ധതിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം കഴിയുന്ന സമയത്ത് അത് അതിൽ തന്നെ കട്ടടങ്ങുകയും ചെയ്യും അതായത് ചലിക്കുന്ന ഊർജ്ജ കണിക മുതൽക്ക് ജീവൻമുക്താവസ്ഥ വരെയുള്ള എല്ലാ സ്റ്റേജസും ഇതിലുള്ള വൈഭവങ്ങളൊക്കെ കണ്ട് കണ്ട് കണ്ട് അവസാനം ജീവൻമുക്താവസ്ഥയിൽ നിശ്ചലത്വത്തിൽ വെറും ബ്രഹ്മസ്വരൂപിയായിട്ട് തിരിച്ചു ലയിക്കുന്നത് വരെയുള്ള എല്ലാം തന്നെ അപ്പോൾ അത് അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ പ്രകൃതി അതിൻ്റെ സ്വന്തം ഗുണത്തിൽ ലയം പ്രാപിക്കുന്നു അയാളെ സംബന്ധിച്ച് പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് പ്രകൃതി അന്ന് നിലനിൽക്കുന്നുണ്ടാവും അത് നേരത്തെ പറയുകയും ചെയ്തല്ല തഥ അണിമാതി പ്രാദുർഭാവ കായസമ്പത്ത ധർമ്മ അഭിഘാതശ്ച അണിമ തുടങ്ങിയ എട്ട് സിദ്ധികളുടെ സ്വരൂപത്തെ വിവരിക്കാം അണിമ ലഹിമ മഹിമ ഗരിമ പ്രാപ്തി പ്രാഗാമ്യം വശിത്വം ഈശിത്വം ഇവയാണ് അടിമാതി അഷ്ടൈശ്വര്യങ്ങൾ അണിമ അണിമ ഏറ്റവും ചെറുതാവുക അണുവായിത്തീര അതായത് അണുവരണിയാൻ ഏറ്റവും ചെറുതായിത്തീര ഒരു വൈറസിന്റെ ഉള്ളിൽ എന്താന്ന് വരെ അറിയാൻ മാത്രം നമുക്ക് ചെറുതാവാൻ പറ്റുക അതാണ് അണിമ പിന്നെ ലഹിമ ലഹിമ എന്ന് പറഞ്ഞാൽ തീരെ ഖനയില്ലാതാവുക മഹിമ മഹിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാവുമായിട്ടിരിക്കുക ഗരിമ എന്ന് പറഞ്ഞാൽ വളരെയധികം ഖനം കൂടുക പ്രാപ്തി പ്രാപ്തി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിചാരിക്കുമ്പോഴേക്ക് കയ്യിലാണ് വരിക പ്രാഗാമ്യം പ്രാഗാമ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ അതൊക്കെ സാധിക്കുക ഈശിത്വം ഈശിത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സമഹാരാദികൾക്ക് വരെ കഴിവുണ്ടാകുക വശിത്വം എന്തിനും എന്ന് വശീകരിക്കാനുള്ള കഴിവ് രൂപലാവണ്യ ബല വജ്രസംഹനത്വാദി കായസമ്പൽ ആരോഗ്യം സൗന്ദര്യം യൗവനം എന്നിവ എപ്പോഴും ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കാനുള്ള കഴിവാണ് കായസമ്പത്ത് എന്ന സിദ്ധിയുടെ സ്വരൂപം അപ്പൊ നമ്മുടെ നമ്മുടെ കായകൽപ്പം ചികിത്സയുള്ള അതെ അതെ അത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു സ്ഥൂലമായിട്ടുള്ള ഭാഗമുണ്ടാണ് മറ്റേ സൂക്ഷ്മമായിട്ടാണ് മറ്റേത് ഈ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും ഇതിന്റെ സിദ്ധികളുണ്ട് അതിൽ സ്ഥൂലത്തിലുള്ളതാണ് ഭൗതികമായിട്ടുള്ള ചികിത്സാ രീതികളും മറ്റൊക്കെ പിന്നെ സൂക്ഷ്മത്തിലാണ് താന്ത്രികമായിട്ടുള്ള ക്രിയകളൊക്കെ പിന്നെ കാരണത്തിലാണ് യോഗപരമായിട്ടുള്ള ധ്യാനം കൊണ്ടുള്ളതൊക്കെ അങ്ങനെ മൂന്ന് തരങ്ങളിലുണ്ട് ഗ്രഹണസ്വരൂപാസ്മിത അന്വയാർത്ഥവത്വ സംയമാതി ഇന്ദ്രിയജയ ഗ്രഹണം സ്വരൂപം അസ്മിത അന്വയം അർത്ഥവത്വം എന്നീ അഞ്ച് അവസ്ഥകളിലുള്ള സംയമം കൊണ്ട് സർവേന്ദ്രിയങ്ങളിലെയും വിജയം സാധിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് പിന്നെ പ്രപഞ്ചത്തിലെ വിഷയങ്ങളോടുള്ള പ്രലോഭനത്തിന്റെ സൂക്ഷ്മ കാരണം എവിടെയാണോ ആ കാരണത്തിൽ സംയമം പാലിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ദ്രിയങ്ങളുടെ മേലെ പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടുന്നു ഇന്ദ്രിയങ്ങളെ അങ്ങോട്ട് അയക്കാതിരിക്കാനും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭൗതികത്തിൽ പ്രവർത്തിപ്പിക്കാൻ രണ്ടിനും കഴിയുന്നതാണ് അപ്പം മഹാവിഷ്ണു ഒക്കെ യുദ്ധം ചെയ്തല്ലോ മഹാവിഷ്ണു ശിവൻ ഒക്കെ യുദ്ധം ചെയ്യുന്നുണ്ട് അതേ അവസരത്തിൽ അവർ കഠിനമായ തപസ്സിൽ പിന്നെ ശൂന്യാശൂന്യമായിട്ടുള്ള പരമപദത്തിലും ഇരിക്കുന്നുണ്ട് രണ്ടും സാധിക്കുന്നവർക്ക് അത് ഈ അവസ്ഥയിലാണ് സ്ഥൂലത്തിലേക്ക് ഇങ്ങോട്ടും സൂക്ഷ്മത്തിലേക്കും കാരണത്തിലേക്കും അവർക്ക് ഈ സംയമനം മൂന്നിലും സാധിക്കുന്നവർക്ക് തതോ മനോജവിത്തം വികരണഭാവ പ്രധാന ജേഷ്ഠ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും വിജയം കാരണമായി മനോജവിത്വവും വികരണഭാവവും പ്രധാന ജയവും ഉണ്ടാവുന്നു ഈ മൂന്നും യോഗിയുടെ സിദ്ധികളാണ് പ്രധാന ജയം പ്രധാന ജയം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിന് അതായത് ഇന്ദ്രിയങ്ങളെ മുഴുവൻ കൂടി അടക്കി ഓരോന്നിനും വെവ്വേറെ അല്ല മുഴുവനും വരുതിയിൽ വരുത്താനുള്ളതായ ഒരു അഭ്യാസം മനോജീവിത്വം സ്ഥൂല ശരീരത്തോടും ഇന്ദ്രിയങ്ങളോടും കൂടി മനസ്സിന്റെ വേഗം പോലെ എത്രയോ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിദൂരത്തിൽ പോലും എത്താൻ കഴിയുന്നു മനോജമിത്വം വികരണ ഭാവം ദേശത്തിലേക്ക് പെട്ടെന്ന് സങ്കല്പം കൊണ്ട് എത്താൻ പറ്റുക ഈ hostel driving hostel travelling travelling അതെ അതെ ഹോസ്റ്റൽ ട്രാവൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് സഞ്ചരിക്കലാണ് ഇത് സങ്കല്പം കൊണ്ട് അതെ അങ്ങനെ തന്നെ ശരീരം കൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും എത്തിക്കാൻ പറ്റുന്നു ഇപ്പോൾ പിന്നെ സാരി പിന്നെ കൃഷ്ണനെ വിളിച്ച സമയത്ത് കൃഷ്ണൻ അവിടുന്ന് ഓടി അവിടെ പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല അങ്ങനെ എത്രയോ ദൂരത്തു നിന്ന് മനോജീവിതത്തിൽ നിന്നുള്ള സിദ്ധി ഉപയോഗിച്ചിട്ട് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും സങ്കല്പം മാത്രമായിരുന്നു വികരണഭാവം സ്ഥൂല ശരീരത്തിന്റെ അപേക്ഷയില്ലാതെ വിദൂരത്തിലുള്ള വസ്തുക്കളെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന അനുഭൂതിയാണ് വികരണം എന്ന സിദ്ധി ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നു ഇവിടുന്ന് തന്നെ നോക്കി കാണാൻ പറ്റുന്നത് പ്രധാന ജയം കാര്യകാരണ സ്വരൂപേണ വികസിച്ച് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതിയെ പൂർണ്ണമായും ജയിച്ച് കീഴടക്കാനുള്ള കഴിവിനെയാണ് പ്രധാന ജയമെന്ന് പറയുന്നത് പ്രകൃതിയെ സർവ പ്രകൃതികളെയും നമ്മുടെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പ്രകൃതികളെ മുഴുവനും ഒന്നിച്ച് കീഴ്പ്പെടുത്താനുള്ള കഴിവ് പ്രധാന ജയം എന്ന് പറയും അതിൽ ഓരോന്നിനെ ജയിക്കാനുള്ള കഴിവിനെ കുറിച്ച് വെവ്വേറെ പറയണ്ടായല്ലോ മുമ്പേ സിദ്ധികളായിട്ട് പക്ഷെ എല്ലാം കൂടി പ്രധാന ജയം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജയം അതോടുകൂടി നമുക്ക് എന്തുവാണെങ്കിലും അതിനെ കൊണ്ട് സാധിക്കുന്നു ഓരോ സന്ദർഭത്തിൽ ഏത് ഇന്ദ്രിയത്തിലൂടെ എന്തെല്ലാം സിദ്ധികൾ വേണോ അത് മുഴുവനും സാധിക്കുന്നതായിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു വിജയം ഇന്ദ്രിയങ്ങളുടെ മേലെ മനസ്സിന്റെ മേലെ അതാണ് പ്രധാനം ചെയ്യുന്നത് സത്വപുരുഷാന്യതാഖ്യാതി മാത്രസ്യ സർവഭാവ ഭാവാധിഷ്ഠാതൃത്വം സർവജ്ഞാതൃത്വം ച ഗൃഹീതൃസമാധിയും ചിരപരിചയം കൊണ്ട് ബുദ്ധിയുടെ രജസ്തമോ ഗുണപരങ്ങളായ സംസ്കാരങ്ങൾ നീങ്ങി സത്വസംസ്കാരം മാത്രമായി തീരുമ്പോൾ പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ചു കാണുന്ന വൃത്തി സ്ഫുരിക്കുന്നു പ്രസ്തുത വൃത്തിക്ക് വേഗജ്ഞാനം എന്നും പറയാറുണ്ട് ഗൃഹീത ഗൃഹീതൃ സമാധികളുടെ യോഗിക്ക് ഈ നില കൈവരുമ്പോൾ എല്ലാ ഭാവങ്ങളിലും ഒരു അധീശഭാവം സ്ഫുരിക്കും അതായത് ഏതേതു കർമ്മങ്ങൾ എന്തെന്തും വ്യാപാരത്തെ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തന്റെ ദാസ്യവൃത്തി മാത്രമാണെന്നും താൻ അവയുടെയൊക്കെ ആജ്ഞാകർത്താവാണെന്നുള്ള ഒരു ഭാവം സ്ഫുരിക്കും മാത്രമല്ല തൻ്റെ ദാസന്മാരാകുന്ന ഇന്ദ്രിയാധികരണങ്ങളുടെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലുള്ള എല്ലാ പ്രവൃത്തികളെയും അറിയാൻ കഴിയുന്നു ഈ ദശയിലെത്തിയ യോഗി യോഗിയെ സർവജ്ഞനെന്ന് പറയുന്നു ഇതിനുശേഷമുള്ള അവസ്ഥ ധർമ്മമേഘ സമാധിയുമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമേഘ സമാധിക്ക് മുമ്പുള്ള ഒരവസ്ഥ അപ്പോ പ്രധാന ജയം എന്ന് പറഞ്ഞ ജയം ഇന്ദ്രിയങ്ങളെ മുഴുവനും ടോട്ടലായിട്ട് സറണ്ടർ ചെയ്യിക്കുക അതിൻ്റെ ശേഷം പിന്നെ എന്താണ് പ്രധാനപ്പെട്ട ദൃക്കും ദൃശ്യം വേറെയാണെന്നുള്ളൊരു പിന്നെ തിരിച്ചറിവുണ്ടാവുക അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ വായിച്ചത് മുഴുവൻ ദൃക്ക് വേറെ ദൃശ്യം വേറെ അപ്പോൾ ഈ ദൃശ്യത്തിൽപ്പെട്ടതാണ് ശരീരവും മനസ്സും ബുദ്ധി എന്ന് ബോധ്യപ്പെടുന്നു അപ്പോൾ ശരീരം മനസ്സും ബുദ്ധിയും ദൃശ്യങ്ങളാണെങ്കിൽ അതിൽ എന്ത് സംഭവിച്ചാലും അത് എന്നെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് അതിൻ്റെ മേലെ പരിപൂർണമായിട്ടുള്ള ഈശിത്വം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് പരിപൂർണമായിട്ടുള്ള നിയന്ത്രണ ശക്തി എനിക്ക് അതിൻ്റെ മേലെ ഈശ്വരന്റെ പ്രപഞ്ചത്തിന്റെ മേലെ എന്തൊക്കെ ശക്തി ഉണ്ടോ അതുപോലെ ഇന്ദ്രിയങ്ങളുടെ മേലെ മനസ്സിന്റെ മേലെയൊക്കെ എനിക്ക് ആജ്ഞാശക്തി വേണമെങ്കിൽ ആവാന്നാണ് അല്ലെങ്കിൽ അതിനെന്ത് അതൊന്നും എന്നെ സംഭവിക്കുന്നില്ല ഞാൻ ദൃഷ്ടാവ് മാത്രമാണ് അവർക്ക് ദൃശ്യങ്ങളിൽ പെട്ടതാണെന്നുള്ള ആ വിവേകം വിവേകം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ് രണ്ടും തമ്മിലുള്ള വേർപാട് അതോടുകൂടി നമ്മൾ പ്രപഞ്ച പ്രതിഭാസമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അതിൽ നിന്ന് വിമുക്തരായിട്ടുള്ള കൈവല്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന ഒരു യോഗിയായി മാറുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ബാധിക്കാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് കേവലം ഒരു കൈവല്യ അവസ്ഥയിലിരിക്കുന്ന ഒരു യോഗിയായിട്ട് അങ്ങനെ കഴിയാം അല്ലെങ്കിൽ ഇതിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ടും ലോക നന്മയ്ക്ക് വേണ്ടി ലോക സംഗ്രഹാർത്ഥം വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയും ചെയ്യാം രണ്ടിനും സാധിക്കുന്ന ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തദ്വൈരാഗ്യാദപി ദോഷബീജക്ഷയെ കൈവല്യം പൂർവോക്ത സിദ്ധിയിൽ വൈരാഗ്യത്തിന്റെ പൂർണ്ണത കാരണം ദോഷബീ ദോഷബീജങ്ങൾ മുഴുവൻ നശിക്കുമ്പോൾ കൈവല്യ പ്രാപ്തി ഉണ്ടാവുന്നു ദോഷബീജങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയവും ദൃശ്യങ്ങളും ദൃഷ്ടാവും തമ്മിൽ ഒന്നാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നല്ല ആ തെറ്റിദ്ധാരണ നീങ്ങി ദൃഷ്ടാവ് വേറെ തന്നെയാണ് ദൃശ്യങ്ങളൊന്നും അതിനെ ബാധിക്കുന്നതല്ല എന്നുള്ള പരിപൂർണ ബോധ്യം വരികയാണ് ആ ബോധ്യം വരുന്ന സമയത്ത് ഉണ്ടാകുന്നതായ ഒരു പരിവർത്തനം ഒരു സമൂലമായിട്ടുള്ള മാറ്റം ആണ് ഇനി പറയാൻ പോകുന്നത് സ്ഥാന്യുപനിമന്ത്രണേ സംഘസ്മയാകരണം പുനരനിഷ്ടപ്രസംഗാൽ അതായത് ഈ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് അതായത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ദൃശ്യങ്ങളാണെന്നും ഞാൻ ദൃഷ്ടാവാണെന്ന് പരിപൂർണ ബോധ്യം വരുന്ന സമയത്ത് ഉപരി ലോകങ്ങളുണ്ടല്ല മണ്ഡലങ്ങൾ അതിലുള്ളതായ ദിവ്യ ആത്മാക്കൾ നമ്മൾ ക്ഷണിക്കും അങ്ങോട്ട് അവിടെ അവർ സൽക്കാരത്തിന് വേണ്ടി അവർ കുറേ കാലം നമ്മളെ അവിടെ രസിപ്പിക്കാൻ വേണ്ടി അങ്ങ് ക്ഷണിച്ചു എന്ന് വരും പക്ഷെ അതിലൊന്നും നമ്മൾ ഭ്രമിച്ചു പോവില്ല എന്നാണ് പറയുന്നത് ക്ഷണതൻ ക്രമയോ അത് പിന്നെ ജഫ്രി ആർട്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഹിമാലയത്തിൽ തപസ്സൊക്കെ ചെയ്തിരുന്ന ആൾ ആള് വൈകുന്നേരം സമയത്ത് ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ദേവതമാർ വന്നിട്ട് ഞങ്ങളെ ലോകത്തിലേക്ക് വരണം കുറച്ച് സമയം അവിടെ കൊണ്ടുപോയി അവിടെയൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ കൊണ്ടായി തരാമെന്ന് പറയുമ്പോൾ അപ്പോൾ അയാൾ പറയും ഞാൻ ഈ ലോകത്തിൽ എപ്പോൾ ഇരിക്കുന്നു ഇവിടുത്തെ കർമ്മം തീരട്ടെ തീർന്നതിന് ശേഷം പിന്നെ എവിടെ കൊണ്ടുവച്ചാൽ ഞാൻ കൊള്ളാം നിങ്ങളിപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും വഴിക്ക് പോയിട്ട് പിന്നെ ഇവിടെ കൊണ്ടായിട്ട് അത്രയും സമയം എൻ്റെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നതാണ് പിന്നെ ലെഡ് എന്ന് പറഞ്ഞിട്ട് ക്ലെയർ അറിയുന്ന ഒരാളുണ്ടായിരുന്നു ക്ലെയർ വയൻസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള ഈ ദേവതമാരൊക്കെ കാണാൻ കഴിയുന്ന ആൾക്ക് അപ്പോൾ അയാൾ പറഞ്ഞു ബാംഗ്ലൂർ കൃഷ്ണമൂർത്തി ജയ കൃഷ്ണമൂർത്തി സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്തൊക്കെ അയാളുടെ തലയ്ക്ക് ചുറ്റുപാടും ദേവതകൾ ഇങ്ങനെ പ്രകാശ ദേവതകളുടെ സാന്നിധ്യം കണ്ടിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതാണ് സ്ഥാനി ഉപരി മന്ത്രനെ ഉന്നത ഉള്ളതായ ദേവതമാരൊക്കെ നമ്മൾ ക്ഷണിക്കും അങ്ങോട്ട് അവിടെ താൽക്കാലികമായിട്ടൊരു ഒരു സ്വീകരണം തരാനൊക്കെ വേണ്ടി ശൈലൊന്നും ഒരു ഭ്രമിക്കില്ല എന്നാണ് കാരണം ഓരോ മണ്ഡലം കഴിയേണ്ട സമയമാകുമ്പോൾ ആ മണ്ഡലത്തിൽ നിന്ന് പോകുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് അത്രയും സമയം നഷ്ടപ്പെടുകയല്ലേ ചെയ്യാം അതിൻ്റെ ആ വിവരണം വേണമെങ്കിൽ വായിക്കാം യോഗിക്ക് ഉയർന്ന നിലയിൽ ഉറച്ച സ്ഥിതി കിട്ടുമ്പോൾ മിക്കപ്പോഴും ദേവന്മാരുടെയും ദിക്പാലകന്മാരുടെയും മറ്റും പ്രത്യക്ഷ ദർശനം കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ദേവശ്രേഷ്ഠന്മാരുടെ ദർശനം പോലും സുലഭമായി തീരുമ്പോൾ തന്നെ താൻ വലിയ ആളായി എന്ന അഭിമാനമുണ്ടാകാം അല്ല അതുകൊണ്ട് വിശേഷിച്ച ഇല്ലെന്നിരിക്കട്ടെ എന്നാൽ പ്രസ്തുത ദേവന്മാർ അവരുടെ ഓരോ മഹിമകളെ കാണിച്ച് ആകർഷിച്ച് അവരുടെ ലോകങ്ങളിലേക്ക് ചെല്ലാനും കുറച്ചു കാലം അവിടെ താമസിക്കാനും ക്ഷണിക്കും അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ യോഗി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എത്രയോ കോടി ജന്മങ്ങളായി സംസാരത്തിൽ കൊണ്ടിരിക്കുന്ന തനിക്ക് ഭഗവത് കാരുണ്യത്താൽ പുണ്യമേറിയ മനുഷ്യജന്മവും ഈ സ്ഥിതിയും കിട്ടി തുച്ഛൻ തുച്ഛമായ ദേവലോക ഭോഗങ്ങൾക്ക് വേണ്ടി ഇതിനെ ബലികഴിച്ച് വീണ്ടും സംസാരത്തിൽ പതിക്കാൻ ഇടവരരുത് അതിനാൽ തനിക്ക് ഭഗവത് പ്രാപ്തി ഒഴിച്ച് മറ്റൊന്നും ആവശ്യമില്ലെന്ന് ദൃഢമായ ഉദ്ദേശത്തിൽ ഉറച്ചു നിൽക്കണം എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും മനസ്സ് ചലിക്കാൻ ഇടവരരുത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വീണ്ടും സംസാരപതനം ഉണ്ടാകും ക്ഷണതൽ ക്രമയോ സംയമാദ്വിവേകജം ജ്ഞാനം കാലത്തിന്റെ ഏറ്റവും ടോർച്ച് തർക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ല കേട്ടില്ല അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഓക്കെ നാട്ടുകാരുടെ ഹെഡ് ലൈറ്റ് ലൈറ്റ് ഇങ്ങനെ കാണാം വർക്കും കാണാം പതിനെട്ട് നൂറ്റിയില് ഒരു ലൈറ്റ് ഇല്ലേ കിടന്നിട്ടുണ്ടാവൂല അവിടെ അങ്ങനെ തിരിച്ചു വെച്ച് നോക്കിയ ഒരു ആ അപ്പൊ ശരി ക്ഷണത്തിന്റെയും ക്ഷണക്രമത്തിന്റെയും സ്വരൂപത്തിൽ സമയത്തെ സാധിക്കുന്നത് ഹേതുവായി വിവേക വിവേകജന്യമായ വിശേഷജ്ഞാനം യോഗിക്കുണ്ടാകുന്നു ക്ഷണത്തിൽ നിമിഷം സമയത്തിന്റെ ഏറ്റവും ചെറിയ ഏകതത്തിൽ പ്രസന്റിൽ മാത്രം നിയമനം പാലിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നിസബ്ജയായിട്ട് വരുന്നതാണ് ഏകജന്യമായ വിശേഷജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏകജന്യമായ വിശേഷജ്ഞാനം എന്ന് പറഞ്ഞാൽ നേരത്തെ വിശേഷജ്ഞാനം പറഞ്ഞല്ലോ അതായത് ദൃക്കും ദൃശ്യവും തമ്മിലുള്ള തിരിച്ചറിവ് അപ്പൊ ദൃശ്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ അപ്പൊ ഞാൻ ഇതിനൊക്കെ സുപ്പീരിയറാണ് ആണ് എന്റെ അജ്ഞാനവർത്തികളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ശക്തികളും എന്ന ഒരു ബോധത ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിശേഷം ജാതി ലക്ഷണ അന്യ അന്യതാ അവച്ഛേദാൽ തുല്യയോ സ്തുതാത് പ്രതിപത്തി ജാതി ലക്ഷണം ദേശഭാവം എന്നിവ കൊണ്ട് അന്യതയുടെ വേറെ വേറെയാണെന്ന സ്വരൂപ ഭാവനയുടെ അഭാവം ഹേതുവായിട്ട് തുല്യങ്ങളായ വസ്തുക്കളിൽ വിവേകജ്ഞാനം മൂലം പ്രതിപത്തി ഉണ്ടാകുന്നു ജാതി ജാതി ലക്ഷണ ദേശ ഭേദം കൊണ്ട് വസ്തുക്കളിൽ ഉണ്ടാകുന്ന വൈവിധ്യം നീങ്ങി എല്ലാ വസ്തുക്കളിലും തുല്യഭാവവും തുല്യ പ്രതിപത്തിയും വിവേക ജ്ഞാനം കൊണ്ട് യോഗിക്കുണ്ടാകുന്നു അതായത് ഇപ്പോൾ ഒരാള് ഒരാളെ മനസ്സ് ഒരാളെ ബുദ്ധിയും വേറൊരാളുടെ മനസ്സും ഒരാളുടെ ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് ശരീരം തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ ഇതൊക്കെ ദൃശ്യങ്ങളാണ് ദൃക്ക് എന്ന് പറഞ്ഞാൽ അതായത് ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളിലുള്ള ദൃഷ്ടാവ് ഒന്നാണ് അപ്പൊ എന്റെ ഞാൻ ദൃഷ്ടാവ് എന്ന ഞാനും ദൃഷ്ടാവ് എന്ന നിങ്ങളും രണ്ടല്ല പക്ഷേ ഈ ശരീരം നിങ്ങളുടെ ശരീരം വ്യത്യാസമാണ് ഈ മനസ്സും നിങ്ങളുടെ ശരീരം മനസ്സും വ്യത്യാസമാണ് ബുദ്ധിയും ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനകത്ത് ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഖണ്ഡം ഖണ്ഡായിട്ടുള്ള ഒരവസ്ഥ നേരെ കുറച്ച് ദൃഷ്ടാവ് എന്നുള്ള അവസ്ഥയിൽ ഒക്കെ അഖണ്ഡമാണ് ഉണ്ട് അതുകൊണ്ട് എല്ലാം ആരും തമ്മിൽ തമ്മിൽ യാതൊരു വ്യത്യാസവും ഭേദഭാവനയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്നാലും മറ്റേതാണെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അതിലും ഭേദഭാവന ഉണ്ടാവേണ്ട ആവശ്യമില്ല ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ യോഗി എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള സമഭാവനയിലായിരിക്കും ഇരിക്കുക എന്നുള്ളതാണ് ലോകത്തിലുള്ള ഒന്നിനും തന്നെ അയാളുടെ ഈ സമാധാനത്തെ കെടുത്താനുള്ള കഴിവുണ്ടാവില്ല ആറ്റമോ പൊട്ടിയാലും അത് ദൃശ്യങ്ങളിൽ മാത്രമാണല്ലോ ദ്രഷ്ടാവിനെ ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അത് ബാധിക്കില്ല താരകം സർവവിഷയം സർവഥാ വിഷയമക്രമം ചെയ്തി വിവേകജം ജ്ഞാനം അതെ താരകം സംസാര സാഗരത്തിൽ നിന്ന് ജീവനെ സമുദ്ധരിക്കുന്നതും എല്ലാറ്റിനെയും അറിയുന്നതും എല്ലാ പ്രകാരത്തിലുള്ള അറിവേകുന്നതും പൂർവാപരക്രമത്തിന്റെ ബാധയില്ലാത്തതും സമ്പൂർണവും സംശുദ്ധവുമായ അറിവ് തന്നെ വിവേകജനിതജ്ഞാനം അതായത് ഇതൊന്നും ബാധിക്കാത്ത അതായത് ഇത്രയും കാലം എന്തെല്ലാം ദുഃഖവും ദുരിതവും ഞാൻ അനുഭവിച്ച് എൻ്റെതാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇതൊന്നും എൻ്റെതായിരുന്നില്ല ഒരിക്കലും ആയിരുന്നില്ല ഒരിക്കലും ആവുകയില്ല ഇപ്പോഴും അല്ല ഇനി മേലിലാവില്ല എന്നൊരു പരിപൂർണ ബോധ്യം വന്നു അതോടുകൂടി ജീവിത ദുഃഖം എന്ന് പറഞ്ഞ സംഗതിയിൽ എന്നേക്കുമായി വിടുതൽ പ്രാപിച്ചു ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ തന്നെ ശങ്കര പാതിർ പറയുന്നത് നിങ്ങൾ എന്തിനാ കാത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ ഒറ്റ സെക്കൻഡ് മതി ഒറ്റ നോട്ടം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനെയും ബുദ്ധിയും ശരീരത്തെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ കാണപ്പെടുന്നതാണല്ലോ അതൊക്കെ അതൊക്കെ ദൃശ്യങ്ങളാണ് നിങ്ങളെ ബാധിക്കുന്നില്ല ഇന്ന് വരെ നിങ്ങളെ മനസ്സിന് എന്തൊക്കെ കുഴപ്പമുണ്ടായി ശരീരത്തിന് എന്തൊക്കെ കുഴപ്പം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ അത് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ മാത്രമാണല്ലോ അതൊന്നും ബാധിക്കാത്ത അവസ്ഥയിൽ അതുകൊണ്ട് നിങ്ങൾ അതല്ലാതെ ആയിട്ടുള്ളത് നിങ്ങൾ ദൃക്ക് തന്നെയാണ് ദൃഷ്ടാവാണ് അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു അല്പബുദ്ധി അഗമ്യം ബുദ്ധി കുറവാണെങ്കിൽ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കേണ്ട പിന്നെ ബുദ്ധൻ പറഞ്ഞ മാതിരി ഇരുന്ന് ഈ കലക്കം വെള്ളം അനക്കാതെ വെച്ച് തെളിയിക്കുന്ന മാതിരി തെളിയിച്ചെടുത്തോളൂ പിന്നെ വലിയ വിഷമില്ല ഇതല്ല ഒരൊറ്റ നോട്ടത്തിൽ വെക്കതായി തിരിച്ചറിയാം അവരോക്ഷാനുഭൂതിയാണ് അതിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് മതി ഒരൊറ്റ നിമിഷം മതി എന്നാണ് ശുദ്ധി സാമ്യേ കൈവല്യം പ്രകൃതി പുരുഷന്മാർക്ക് ശുദ്ധിയും അഭേദവും സിദ്ധമാകുമ്പോൾ കൈവല്യം തടസ്സമറ്റതായി തീരുന്നു മറ്റൊന്നായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ കേവലത എറ്റിക് ഒന്നിനെ ആശ്രയിക്കേണ്ടി വരാത്ത ഒരു അവസ്ഥയാണ് എൻ്റെത് എന്ന് ഗൗരിപൂർണ്ണ ബോധ്യം വരാം ശുദ്ധിസ്വാമിയെ വിഭൂതിപാദം സമാപ്തം അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആകെക്കൂടി പതഞ്ജലി അവസൂത്രത്തിൽ പറയാനുള്ളത് മുഴുവൻ ഇതിലാണ് പറഞ്ഞത് കാരണം നമ്മൾ വെറുതെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് എൻ്റെ തലയ്ക്കാണ് ഇതൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് ശരീരം മനസ്സ് ബുദ്ധി പഞ്ചഭൂതങ്ങളെ ഉള്ളൂ ഇവിടെ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ശരീരം ഉണ്ടാവുന്നത് അപ്പം ശരീരത്തിൻ്റെ സൂക്ഷാംശം മനസ്സ് മനസ്സിൻ്റെ സൂക്ഷാംശം ബുദ്ധി അതുവരെ ജഡങ്ങളാണ് പ്രകൃതിയാണ് ദൃശ്യങ്ങളാണ് നിങ്ങളാണെങ്കിലോ ദൃശ്യമല്ല ദൃഷ്ടാവാണ് ഇപ്പൊ നോക്കി കണ്ടിരിക്കുന്ന ആളാണ് അങ്ങാടി കൂടെ ആരൊക്കെ പോയി നല്ല വസ്ത്രം ധരിച്ചവർ ചീത്ത വസ്ത്രം ധരിച്ചവർ ദണ്ഡികൾ പോയി വലിയ മഹാരാജാവ് പോയി അതൊക്കെ നിങ്ങളെങ്ങനെ ബാധിക്കുക അപ്പൊ നോക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങളെ അത് ബാധിക്കുന്നില്ലല്ലോ നേരെ കുറച്ച് അത് കാണുമ്പോൾ ഒരു പിന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ കുട്ടിക്കാരെന്ന് പറഞ്ഞ് മാർത്തടിക്കേണ്ട ആവശ്യം മഹാരാജാവ് പോകുമ്പോൾ തുള്ളിച്ചാണ്ട ആവശ്യം എന്താ തെണ്ടി പോകുന്ന സമയത്ത് പിന്നെ പരുഷഭാവം കാണിക്കേണ്ട ആവശ്യം എന്താണ് അതൊക്കെ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല കാണപ്പെടുന്നതാണ് അനാത്മാവാണ് ദൃശ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ദൃഷ്ടാവാണെന്നുള്ളതിൻ്റെ തെളിവാണ് സങ്കല്പങ്ങൾ ഉള്ളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ സങ്കല്പങ്ങൾ കാണുന്നുണ്ട് ഞാൻ സങ്കല്പമല്ല സങ്കല്പങ്ങളെ കാണുന്നത് ഞാൻ ദൃഷ്ടാവാണ് അപ്പോൾ ഞാൻ ദൃഷ്ടാവാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സങ്കല്പങ്ങളൊക്കെ തന്നെ അപ്പൊ നിങ്ങളെ ഒരു കാലത്തും ഈ പ്രപഞ്ചമൊന്നും തന്നെ ബാധിക്കുന്നില്ല അതൊക്കെ കണ്ടു രസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം നിങ്ങൾ തിരിച്ചറിയാതെ ഞാൻ ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാണ് പറഞ്ഞാൽ അതിലുള്ള പരിക്കുകളും അതിൻ്റെ കോട്ടങ്ങളും കുറവുകളൊക്കെ എൻ്റെതാന്ന് വിചാരിച്ചാൽ തരണം ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനും വേണ്ടി ജീവിതാലും മുഴുവൻ അധ്വാനിക്കുകയാണ് അതുകൊണ്ട് അത് ആ ഒരു അവിവേകം മാറ്റിയെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധ ശ്രദ്ധയോടുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് പിന്നെ എന്ത് പഠിക്കാനാണ് ഇതിനെക്കുറിച്ച് ഇനി എത്ര പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി ഇതിന് സാധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ സാധന ചെയ്യുന്നത് ശരീരം മനസ്സ് ബുദ്ധിയാദികളെ കൊണ്ടാണ് ശരീരം കൊണ്ട് സാധന ചെയ്താൽ ശരീരത്തിലുള്ള സിദ്ധികളെ കൊണ്ടുവരും മനസ്സുകൊണ്ട് സാധന ചെയ്താൽ മനസ്സിലുള്ള സിദ്ധികളെ കൊണ്ടുവരും അതുകൊണ്ട് മറ്റൊരു പ്രാരബ്ധം കൂടി നിങ്ങൾക്ക് അനുഭവിക്കുക ചെയ്യാം ശങ്കരാചാര്യ പറയുന്നതാണ് പ്രാണായാമത്തെ പോലും ശങ്കരാചാര്യർ നാസിക കസർത്ത് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട് അപ്പോ ശങ്കരാചാര്യക്ക് പ്രാണായാമം അതൊന്നും ഇത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നിരിക്കണമല്ലോ അല്ല അദ്ദേഹം വലിയ യോഗിന പരകായ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൽ ഇതൊക്കെ എല്ലാം ഇത് നാച്ചുറലായിട്ട് ഇപ്പൊ ഈ ഇതിൽ പറഞ്ഞല്ലോ ഈ ദൃഷ്ടാവാണെന്നുള്ള ബോധോദയം ഉണ്ടാവുന്നതോടുകൂടി സർവസിദ്ധി അവരെ ചെന്നിട്ട് അങ്ങ് ആശ്ലേഷിക്കുകയാണ് അത് അവരെടുത്ത് പ്രയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ശങ്കരഭഗവത്പാദര് ഭാരതത്തിൽ ഈ നാല് സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മനോഹരമായിട്ടുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ വരെ ആ കാട് കാണുമ്പോൾ നമുക്ക് പേടിയാവും അതിൽ കൂടെ ഒക്കെ നടന്നിട്ട് അവിടെ എത്തി എന്ന് പറഞ്ഞാൽ നടന്നിട്ടൊന്നും ആവില്ല അദ്ദേഹം ഇവിടുന്ന് സങ്കല്പിച്ച് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ അതിൽ നടന്നിട്ടൊന്നും ആവില്ല അതിലൊക്കെ പോയില്ല ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള പർവ്വതങ്ങളാണ് ഇന്ന് റോഡ് ഉണ്ടാവുന്ന അതിൽ കൂടി പോകാൻ പറ്റുന്നു അല്ലാതെ ആ റോഡ് ഉണ്ടാക്കി അവരെ തന്നെ നമുക്ക് തൊടാൻ തോന്നും എങ്ങനെ അവിടെയൊക്കെ ഈ സർവേ നടത്തി ആ റോഡുണ്ടാക്കി അത്ഭുതമാണ് അപ്പൊ അവിടെയൊക്കെ ശങ്കരാചാര്യ നടന്നെത്തി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഈ സിദ്ധികളെ കൊണ്ടാണ് അദ്ദേഹമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക അദ്ദേഹം ഈ പ്രാണായാമങ്ങളെ അതായത് ഈ പിന്നെ ഈ ആത്മ പിന്നെ ആത്മബോധത്തിന് വേണ്ടിയുള്ള ആ പിന്നെ വിചാരമാർഗം ഉണ്ടല്ലോ ആ വിചാരമാർഗത്തിന് പെട്ടെന്ന് ബോധ്യപ്പെടാവുന്ന ഒരു സംഗതിയായിരുന്നു അതിനു വേണ്ടി നിങ്ങൾ മറ്റേ ഇതൊന്ന് സാധനമൊക്കെ ചെയ്തിട്ട് അതാത് കരണങ്ങളിലുള്ള സിദ്ധികളെ ഉണർത്തി വെറുതെ രണ്ടാമത് ചാടണ്ട ചാടണ്ടെന്നാണ് പറയുന്നത് അത് ബുദ്ധിയുള്ളവർ മതി അല്ലാത്തവർ ആ വഴിക്ക് വന്നാൽ അതൊന്നും ഇല്ല അതൊന്നും അദ്ദേഹം പറയേണ്ടി വരും അല്പബുദ്ധി അഗമ്യം എന്നുള്ള ബുദ്ധി കുറവാണെങ്കിൽ ഈ വഴിക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനത്തെവർക്കുള്ളാണ് യോഗ കർമ്മമാർഗം യോഗമാർഗം എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്താ വെച്ചാൽ അതാത് കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിത്തശുദ്ധി വന്നും എല്ലാം സത്വഗുണം വർദ്ധിച്ച് സത്വഗുണം വർദ്ധിക്കുമ്പോൾ സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യം തോന്നും അങ്ങനെ ആ വഴിക്ക് അങ്ങനെ പോയാൽ മതി അപകടമില്ലാത്ത മാർഗമാണ് ഇനിയിപ്പോ അതാ പിന്നെ നാലാമത്തെ അധ്യായത്തിൽ വെറും അതാണ് ഇനി പറയാൻ പോകും പാത്രം കൈവല്യത്തെ കുറിച്ച് ഈ വേദാന്തം കംപ്ലീറ്റ് മുപ്പത്തിനാല് സൂത്രത്തിൽ ഒതുക്കിയുള്ള ഒരു അത്ഭുതമായി അപ്പൊ ദൃക്കാണ് ഞാൻ ദൃഷ്ടാവാണ് ഞാൻ ദൃശ്യങ്ങളല്ല എന്ന ഒരു മനനം വിടാതെ ഇരുന്നാൽ ഒരിക്കലും ദൃശ്യങ്ങൾ ദൃഷ്ടാവിനെ ബാധിക്കുന്നില്ല ആ സ്ഫടികം ചോക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചോന്നിട്ടില്ല ചോപ്പായിരിക്കും വരുന്നുമില്ല വെറുതെ മറ്റേതിൻ്റെ സാന്നിധ്യം കൊണ്ട് ചോന്നു എന്ന് തോന്നുക മാത്രമാണ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കുമെന്ന് പറയാം അതാണ് ഈ ധ്യാനത്തിലൊന്ന് ആ കൈവല്യാനുഭൂതി ഒന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും ഇതൊന്നും ഒരിക്കലും ബാധിച്ചിട്ടില്ല ബാധിക്കുന്നുമില്ല അത് എന്നാൽ പിന്നെ ബാധിച്ച മാതിരി തോന്നിയാലും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു പാമ്പ് കിടക്കുന്ന പേടിച്ച് ഒരു ഇടിമിന്നലുണ്ടായി അപ്പോൾ ഒരു കയറാന്ന് കണ്ടു അടിമിന്നലിൽ നിന്ന് കഴിഞ്ഞാലും പാമ്പിന്റെ പേര് തോന്നുമെങ്കിലും പിന്നെ നമുക്ക് ഭ്രമം ഉണ്ടാവില്ല അതുപോലെ സാധിക്കുന്ന ഇത് എത്ര കാലം വേണമെങ്കിലും കൊണ്ടും ഗുരുപദേശം ഗുരുവാസന കൊണ്ട് എത്ര കാലം വേണമെങ്കിലും കാലം കൊണ്ട് സാധിക്കാം നേരെ കുറച്ച് ഒരു ഇടിമിന്നലില് സത്യം ദർശിക്കുന്ന മാതിരി പെട്ടെന്ന് വേണമെങ്കിൽ അതാണ് ഇപ്പണി ഇപ്പണി തന്നെ പ്രയാസവും വരുന്നത് തൽപരവെളിയിലിരിക്കുന്ന തൽപുരുഷന്മാരെ ആശ്രയിച്ചറിഞ്ഞില്ല ഇപ്പോൾ ആറ്റുകാലിൽ ആ കൂടെ കൂടിയാൽ പിന്നെ ഈ കൈലാസം പോകാന്നാ എന്താ വന്നോളൂ ഞാൻ എന്താ അവരുടെ പതിനാറായി കൊണ്ടുവന്ന് പറയും അത്രയേ അത്രയും വേണം നേപ്പാളിൽ പോയി അവിടെ നിന്ന് ഒരു പത്ത് പതിനാറായിരം റുപ്യ മതി അയാൾക്ക് മറ്റവർ ഒരു ലക്ഷമൊക്കെ ഒന്നര ലക്ഷമൊക്കെ ചെലവാക്കുന്ന സ്ഥലത്ത് അയാൾക്ക് പ്രശ്നേ അല്ല അയാൾ കൂടെ പോകാം വെങ്കടേശൻ വെങ്കടേശൻ നേരെ മറിച്ച് നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ആലോചിക്കാന്ന് വെച്ചാൽ ജീവനോട് കൂടി തിരിച്ചു എന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രകൃതി അങ്ങനെ ആയിരിക്കും അതല്ല അല്ല അപ്പോൾ കമ്പിളിയും കൂടി എടുക്കില്ല എന്ന് പറയുന്നു സ്വെറ്റർ ഇല്ല അങ്ങനെ വെറും മുണ്ടും കുറച്ചുകൊണ്ടാണ് എന്നിട്ട് അവിടെയുള്ള വെള്ളത്തിനും കുളിക്കുകയും ചെയ്യും ഒരു അസാധാരണ ശരീരമാണ് അതൊക്കെ അവിടെ സ്വാമി രാമൻ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞു അപ്പോൾ അയാളെന്ന് വെച്ചാൽ സ്വാമി രാമൻ്റെ ഹീറോയിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുമായിട്ട് അത്രയും താതാത്മ്യപ്പെട്ടിരിക്കും ഈ മനഃശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന മാതിരി അയാൾക്ക് തോന്നുന്ന ഒരു പ്രശ്നമല്ലാതെ മാറിയിരിക്കാൻ ഇപ്പോൾ കൈമുക്കി ഉദ്ഘാടനം ചെയ്ത മാതിരിയൊക്കെ യദ്ഭാവാത്തദ്ഭവതി എന്നാണ് കുറെ കാലം ഇപ്പോൾ ചൈനയിൽ ഒരു പുതിയ പുതിയ ടെക്നിക്ക് ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇതപ്പടിയാണ് കീറുക പതിനഞ്ച് ദിവസം മുമ്പേ ഇതപ്പടിയാണ് കീറുക അപ്പം നിങ്ങൾക്ക് വേദനിക്കില്ല ഒരു പ്രത്യേക സമയത്ത് അതേ സമയത്ത് പിന്നെയും പിന്നെയും ചെന്നിട്ട് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പതിനഞ്ചാം ദിവസം കത്തിയെടുത്ത് കീറിയ വേദനിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് ചൈനയിൽ ഓപ്പറേഷൻ നടത്തുന്നുണ്ടാകും കുറെ ആടിനെ പിന്നെ ആട് വെട്ടിയായി തോന്നിയല്ലോ പട്ടർക്ക് അതിനെ വലിച്ചെറിഞ്ഞ് പോയി എന്ന് പറഞ്ഞു അഞ്ചാറ് പേര് പറഞ്ഞപ്പോഴേക്ക് അയാൾക്ക് ബ്രഹ്മിനെ നോക്കുമ്പോ അയക്കം തോന്നുകയാണ് പട്ടിയാണ് ആദ്യം തെറ്റിദ്ധരിക്കാൻ മനുഷ്യർക്ക് വാസന ഇദ്ദേഹത്തെ പിന്നെ നമ്മുടെ മുതലമട ശ്രീദാസിനെ കുറിച്ച് തന്നെ അധികം ആൾക്കാർ അറിഞ്ഞൂടാ കുറേ പേര് ഇപ്പോഴും തട്ടിപ്പുകാരനാണെന്നുള്ള ഒരു ഭാവനയിൽ നടക്കുന്നവരുണ്ട് ഇനി കുറേ കാലം കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇപ്പോ ഇപ്പോൾ തട്ടിപ്പുകാരനാണ് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ല ഇത്രയും കാലം ഇതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പോയില്ല അപ്പോൾ ആളുകൾ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിന് അങ്ങനെ ഒരു അടക്കം തട്ടി പിന്നെ അതേമാതിരിയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ടുള്ള ആകർഷണമൊക്കെ ഇല്ലാതെ നേരെ കുറച്ച് ഭക്തന്മാരെ കൂടെ കൂടിയാലോ അതിൻ്റെ ആ മഹിമകൾ പറഞ്ഞ് കേട്ട് കേട്ട് കേട്ട് കാണാനും പോകാനും ദർശിക്കാനും ഒക്കെയുള്ള ബുദ്ധി വർദ്ധിച്ച് അങ്ങനെ അതിൽ നമ്മളങ്ങനെ ചെയ്യും എല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞിട്ട് വികലാക്കാനും അനുകൂലാക്കാനും രണ്ടിനും പറ്റും ഈ പ്രചരണങ്ങൾ അപ്പൊ ഈ റീൻഫോഴ്സ്മെന്റ് ഓഫ് തോട്ട്സ് ആണ് ഒരു സങ്കല്പത്തെ ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തി ഈ മെറ്റീരിയൽ പ്രിൻസിപ്പിൾസിന്റെ മേലെ അതീശ ശക്തി എക്സർസൈസ് ചെയ്യാൻ കഴിയുന്നത് മനഃശാസ്ത്രത്തിലെ ചെറിയ നിയമങ്ങളാണ് ഇപ്പൊ ഡിസ്റ്റൻസ് കണ്ടില്ലേ ഈ റേക്കി ഡിസ്റ്റൻസ് റേക്കി അമേരിക്കയിൽ നിന്ന് ഛർദ്ദിച്ച് ആകെ തലവേദനയായിട്ട് കിടക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് ഒരു എഞ്ചിനീയർ മരുമകളാണ് അപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത സമയത്ത് അവൾക്ക് തീരെ വയ്യ ആകെ തലച്ചോറ് പിന്നെ തലച്ചോറ് പൊട്ടി പൊളിയുന്ന മാതിരിയൊക്കെ തോന്നുന്നു ഭയങ്കര വേദന തലവേദനയും ഛർദ്ദിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഈ പിന്നെ രാമനുണ്ണി എന്ന് പറഞ്ഞ ഉണ്ണി ഉണ്ണി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ റീക്കി മാസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഡിസ്റ്റൻ്റ് റീക്കി നോക്കാം പിന്നെ അവരോട് വിളിച്ച് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ റേക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന് വിളിച്ച് പറയണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വിളിച്ചു പറഞ്ഞ് ഛർദിയൊക്കെ നിന്ന് തലയ്ക്ക് പകുതി ആശ്വാസം ഉണ്ട് അപ്പോൾ ഈ മനസ്സിൻ്റെ ഇത് എത്ര പോലും വരുത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സങ്കല്പിച്ചാൽ അത് അവിടെ ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നർത്ഥമാണ് അപ്പോൾ ഈ ബ്ലാക്ക് മാജിക്കും മന്ത്രവാദവും മറ്റുള്ളവരെ ഈ ഗൂഢോത്തരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൂപ്പത്തിൻ്റെ മറ്റൊരു വശമല്ലേ ഇല്ലാന്ന് പറയാൻ പറ്റുന്നുണ്ട് അത് അവർ കാര്യം ഒരുപാട് കാലം അത് പിന്നെ ഉപാസിച്ച് ഉപാസിച്ച് ഉപാസിച്ച് അത്ര പ്രകാരമാണ് സങ്കല്പിക്കുകയാണ് അതിനും ഇങ്ങനെ ഉണ്ടാവുമല്ലോ നല്ല ഉണ്ടെങ്കിൽ ചീത്തയുണ്ടല്ലോ ഒന്ന് മാത്രമായിട്ട് ഉണ്ടാവില്ല ഇത് കഴിഞ്ഞോട്ടോ